എന്തൊരു സഹിഷ്ണുതയാണ് ആലോചിച്ചോക്ക് നിങ്ങൾ അപ്പോൾ ആളുകൾക്ക് ഒപ്പിച്ച് നിൽക്കുക ഭൂരിപക്ഷത്തെയും ആളുകളെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി നിലപാടുകൾ മാറ്റുക ഇപ്പം മടവൂരികൾ പോയതും അങ്ങ് തന്നെയാണല്ലോ ഏയ് ആളുകൾക്ക് ഒപ്പിക്കണം ആളുകൾക്ക് ഈ ഇങ്ങക്ക് ഈ തൗഹീദും ചെറുക്കും സുന്നത്തും വിദേത്തും ഇതൊന്നും ആളുകൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ എന്ത് വേണം ആളുകളെ സ്വാധീനിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ പറയാൻ തയ്യാറാകണം അതാണ് നമ്മൾ മുഖാമുഖം വാദപ്രതിവാദമൊക്കെ നടത്തിയ എതിർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ എക്സ്പ്രസ് ഹൈവേ വന്നപ്പോൾ വാദ മുഖാമുഖം വെച്ചു എത്ര ചോദ്യവും ചോദിക്കാം മുഖാമുഖം അമീർ അറ്റൻഡ് ചെയ്യുന്നു വിഷയം എക്സ്പ്രസ് ഹൈവേ അതിനെപ്പറ്റി മുഖാമുഖം സംവാദമൊക്കെ സംഘടിപ്പിക്കും ഒരു പ്രശ്നമല്ല കൊക്കക്കോളയെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല തവസ്വൽ ഇസ്തിഹാസ് അതൊക്കെ കാളമുട്ടാണ് ഒന്നും തർക്കമുണ്ടാക്കാൻ പാടില്ല കേട്ടോ അവിടേക്ക് മറ്റേ മൗദൂദികൾ ആ ലെവലിൽ തന്നെ ഇപ്പോ മടവൂരികൾ എത്തിയില്ലേ വാദപ്രതിവാദം കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒന്നും ലഭിക്കുന്നില്ല കോലാഹലം മാത്രമല്ലാതെ മടുപുരികൾ എഴുതിയില്ലേ ഖണ്ഡന മണ്ഡന മുക്തമായ ഒരു പ്രബോധന ശൈലിയാണ് ഇവിടെ കൊണ്ടുവരേണ്ടതെന്ന് നയരേഖയിറക്കിയില്ലേ നയം പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്രമും കെ ജെയുമാണ് അത് ഐ എസ് എം അല്ല പക്ഷേ തലയിരിക്കുമ്പോൾ വാലാടി ശീലിച്ചവരാണല്ലോ അവർ പറഞ്ഞു ഖണ്ഡന മണ്ഡനങ്ങൾക്ക് മുക്തമായിരിക്കണം മുക്തം എന്ന് പറഞ്ഞാൽ എന്താ തീരെ പാടില്ല ഖണ്ഡന മണ്ഡനം തീരെ പാടില്ല വാദപ്രതിവാദങ്ങൾ കാളകൂട്ടാണെന്ന് പരിഹസിച്ചിരുന്ന ജമായത്തെ ഇസ്ലാമിയുടെ ബി ഇപ്പം മതപൂരികൾ അധപ്പതിച്ചു സംവാദത്തെ പരിഹസിക്കാൻ തുടങ്ങി അതുകൊണ്ട് സമൂഹത്തിന് ഒന്നും കിട്ടുന്നില്ല എന്നാലും ഇടക്കൊക്കെ ഒരു സംവാദത്തിലൊക്കെ പോകണ്ടല്ലോ അതെന്താ വെച്ചാൽ കുറച്ചും കൂടി ഇന്ന് കൊഴിഞ്ഞു പോകാണ്ട് മുജാഹിദുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി കുറച്ച് ആളെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓലക്ക് വേണ്ടി ചെയ്യാണ് വാസ്തവത്തിൽ അതിന്റെ ചക്രം തിരിക്കുന്നവർക്ക് അതിലൊന്നും താല്പര്യമില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ഈ കാര്യത്തിലൊക്കെ വളരെ സുതാര്യമാണ് ഹുതാബ് കിതാബിനും സുന്നത്തിനും എതിരായാലും ഏതെങ്കിലും ഇമാമിന്റെ വാക്കോ നേതാവിന്റെ വാക്കോ എടുക്കണം എന്ന വാദം ഇസ്ലായി ഇല്ല ഇവിടെ മധുഹബിന്റെ ആളുകൾ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിസ്കാരത്തിൽ മകരിവിനും മിശാക്കും വലം വലംവാലിന് ഇമാമ് പറഞ്ഞാൽ നമ്മൾ ഉച്ചത്തിൽ ആമീ പറയും പക്ഷേ നിങ്ങളൊരു ഹനഫി പള്ളിയിൽ പോയിട്ട് ആമീ പറഞ്ഞു നോക്കാണി നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും ആ ഒറ്റപ്പെട്ടു പോകും ഉത്തരേന്ത്യയിലൊക്കെ പോയി നമ്മൾ നേരത്തെ അനുഭവിക്കുന്നതാണ് മാത്രമല്ല നിസ്കാരം കഴിഞ്ഞ് നോക്കും ഏതാപ്പം ഷാഫി കണിഞ്ഞത് ഇവിടെ നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആള് കൂട്ടം ചേർന്ന് എല്ലാ ഭക്തനും പോയി ജാമ്യം പറഞ്ഞാൽ ഒരു മീറ്റിംഗ് കൂടും ഷാഫികൾ നമ്മളെ പള്ളി വടക്കാക്കാൻ വരുന്നുണ്ട് ഓലെ പുറത്താക്കണം വ്യക്തമായി ഹദീസ് ഉള്ളതാണ് പല ലാലീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയണം എന്നുള്ളത് സഹാബികളുടെ കാലത്ത് ആമീൻ പറഞ്ഞിട്ട് പള്ളിയിൽ ഒരു മുഴക്കമുണ്ടായിരുന്നു ഈ ഹദീസ് അങ്ങ് തൊട്ട് കാണിച്ചു കൊടുത്താൽ പറയും ഞങ്ങൾ അൻപിയടാ അപ്പൊ ഞങ്ങൾക്ക് ഇത് ബാധകല്ലാന്ന് അതിന്റെ അർത്ഥം അപ്പൊ നിങ്ങളെ ഷഹാദത്ത് കലിമ അച്ഛതന്നെ മുഹമ്മദ് റസൂലുള്ള എന്ന് മാറ്റിയിട്ട് അച്ഛതന്നെ അബ ഹനീഫത്ത് റസൂലുള്ളാന്നാക്കണോ അതാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് തൊട്ട് കാണിച്ചു കൊടുത്താൽ പോലും ഇല്ല കണ്ടിട്ടില്ല നിങ്ങൾ സമയല്ലോലിമന്നമില്ല പോയി അടങ്ങൂല സുജൂതിൽ നിന്ന് എണീറ്റിന് ഇടയിലിരുത്തത്തേക്ക് റബ്ബർ പന്ത് വെള്ളത്തിൽ നിർത്തിയ വരും ടും നിന്നിട്ട് വരും അവർ പോക്കും അടങ്ങൂല എന്നാൽ നമ്മൾ വ്യക്തമായി പറയാണ് ഏറ്റിതാലിന് വന്നാൽ അടങ്ങി നിൽക്കണം ചില റിവായത്തുകൾ അതിനേക്കാൾ അധികണ്ട് കണ്ട് സനായി വൽ മജിദി അഹസുമാ കാലലബ്ദു കുല്ലുനാലക അബ്ദുല്ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അള്ളാഹും സഹാബികൾ പറയാ നബി സുജൂദ് ഞാൻ മറന്നു ഇനി വിചാരിച്ച് അത്ര നീണ്ട പ്രാർത്ഥന പഠിപ്പിച്ച ഒരു ഒരു റുക്കനാണ് എന്നിട്ട് അതിൽ അടങ്ങൂല അടങ്ങാതെ സുജൂദ് മനസ്സിലായില്ലേ ഇടയിലിരുത്തത്തിൽ ഇരുന്ന് ശരിക്ക് നട്ടല് നിവർത്തി ഇരുന്ന് റബ്ബി ഗഫുർലി വരഹംനി വജുബുർണി വറഫാനി വറുദുക്കിനി എന്നൊക്കെ ചൊല്ലിയിട്ട് സുജൂദ് പോകാൻ പാടുള്ളൂ ഈ ഹദീസ് അങ്ങ് തൊട്ട് കാണിച്ചു കൊടുത്താലും ഐ ഞങ്ങൾക്ക് പറ്റൂല ഈ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ എതിർക്കപ്പെടേണ്ടത് പ്രമാണങ്ങൾ തൊട്ട് കാണിച്ചിട്ടും അത് സ്വീകരിക്കാത്തവർ ഇവരെ ശഹാദത്ത് കരിമൊക്കെ എന്താ അർത്ഥമാണുള്ളത് ഒരു ഹനഫി പണ്ഡിതൻ എഴുതിയത് എന്താറിയോ കുല്ലുവായ തിർത്തുഖാനിഫുമാ അലഹി അസാബുന സ്വയം അവലത്തുന്നോ മൻസൂഹത്തുൻ നമ്മുടെ പണ്ഡിതന്മാർ മധുഗവിന്റെ ആളുകൾ അബുഹനീഫയുടെ മധുഗവിന്റെ ആളുകൾ അവർക്കെതിരായി വരുന്ന എല്ലാ ആയത്തുകളും ഒന്നുകിൽ വ്യാഖ്യാനിച്ച് ശരിയാക്കേണ്ടതാണ് അല്ലെങ്കിൽ ആ ആയത്ത് ദുർബലപ്പെട്ടതാണെന്ന് വെക്കണം അതുപോലെ നമ്മുടെ മധുഹബിന്റെ പണ്ഡിതന്മാർക്കെതിരായി വരുന്ന മുഴുവൻ ഹദീസുകളും ഒന്നുകിൽ മധുഹബിനൊപ്പിച്ച് വ്യാഖ്യാനിക്കണം അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെട്ടതായി കണക്കാക്കണം നോക്കണം നിങ്ങൾ മധുകബി വീക്ഷണങ്ങൾക്കെതിരിലുള്ള ആയത്തും ഹദീസും തള്ളിക്കളയണം അല്ലെങ്കിൽ മധുകബിനൊപ്പിച്ച് വ്യാഖ്യാനിക്കണം എങ്ങനെയുണ്ട് ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കണം എന്നായി പറയുന്നത് കാലിന് വെച്ച് തെരുപ്പ് എറിഞ്ഞെടുക്കണം എന്നല്ല ഖുർആാനിനും ഹദീസിനും എതിരെ കണ്ടാൽ അതിനനുസരിച്ച് നമ്മളെ മധുകബിന്റെ അഭിപ്രായം തിരുത്തണം എന്നല്ല ആ തരത്തിലുള്ള പക്ഷപാതിത്വമാണ് സുഹൃത്തുക്കളെ ഇതിനെപ്പറ്റി ചോദിച്ചാൽ പറയും നമ്മൾ കാണാത്ത വല്ല തെളിവും അവർ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ പറഞ്ഞത് അത് ഇമാമിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇപ്പൊ പറഞ്ഞതാണ് പത്ത് ലക്ഷം ഹദീസുകളുണ്ട് പക്ഷേ നമ്മുടെ കയ്യിലുണ്ട് എല്ലാ ഹദീസിന്റെ കിതാബും വെച്ചാൽ ഒരു ലക്ഷവും ഒരു ലക്ഷത്തില്ലാനേ വരുള്ളൂ ബാക്കി ഒമ്പത് ലക്ഷം എവിടെ പോയി അതെല്ലാം ഇമാമിങ്ങളുടെ മനസ്സിലാണ് ഇമാമിങ്ങൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് മസലകൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മധുകബിന്റെ കിതാബുകളുടെ മസല സ്വീകരിച്ചാൽ ഇമാമുകളുടെ മനസ്സിലുള്ള ഒമ്പത് ലക്ഷവും കിട്ടി പുറത്ത് കിതാബിൽ കാണുന്ന ഒരു ലക്ഷവും കിട്ടി എന്നാൽ വഹാബികളെ വാദം സ്വീകരിച്ചാൽ ഒമ്പത് ലക്ഷം മിസ്സായി പോകും ആരാടോ അത് പറഞ്ഞത് ഇവനെപ്പോൾ തന്നെ മധുകവി പക്ഷപാതി വിൽക്കാലത്ത് പറഞ്ഞല്ലേ മുസ്ലിയാക്കന്മാർ പറഞ്ഞ ഒരൊറ്റ ഇമാമ് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഒമ്പത് ലക്ഷം മിണുങ്ങിയിട്ടാണ് ഈ ഫത്വയൊക്കെ പറയുന്നത് ഏയ് ഹദീസ് അങ്ങനെ മിണുങ്ങാൻ പാടുണ്ടോ അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കണ എൽമ മറച്ചു വെക്കാൻ പാടുണ്ടോ മനസ്സുയിലായ ഒരു വിജ്ഞാനത്തെക്കുറിച്ച് അറിവിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടിട്ട് അത് മറച്ചു വെച്ചാൽ ഖിയാമത് നാളിൽ നരകത്തിലെ തീ കൊണ്ടുള്ള ഒരു കടി ഞാനുണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് ഇമാമിങ്ങൾ മറച്ചു വെക്കോ എൽമ മറച്ചു വെക്കോ ആ അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഹദീദ് എത്തിച്ചു കൊടുക്കാതെ വിഴുങ്ങി എന്നിട്ട് ഇമാമിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതൊക്കെ ഹദീദിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഞങ്ങളെ വാക്ക് നിങ്ങൾ അങ്ങ് സ്വീകരിച്ചാൽ മതി പറഞ്ഞിട്ടില്ല അപ്പൊ മധുകബി പക്ഷപാതികളുടെ ഈ കാലഘട്ടത്തിലുള്ള അസബിയത്ത് മധുകവി പക്ഷപാതിത്വം അത് മുൻകാലികൾക്കുണ്ടായിരുന്നില്ല തെളിവ് കിട്ടിയാൽ ഇമാമുകളുടെ വാക്ക് പോലും തള്ളിക്കളഞ്ഞ മധുകവി ശിഷ്യന്മാർ നമുക്ക് കാണാൻ പറ്റും എന്തിനധികം ഇമാം അബു ഹനീഫയുടെ മധുഹബിലുള്ള മുഹമ്മദ് ഷെയ്ബാനിയും അബു യൂസുഫും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താ അറിയോ മധുഹബിന്റെ മൂന്നിലൊന്ന് കാര്യങ്ങളിൽ അവർ ഇമാം അബു ഹനീഫക്കെതിരായി എന്താ കാരണം തെളിവ് കിട്ടി ഇമാം അബു ഹനീഫയുടെ മധുഹബിലെ മസ്അലകളിൽ മൂന്നിലൊന്നിന് അതിൽ സന്ദർഭ സഹചാരികളും ഇമാം അബുഹനീഫ കഴിഞ്ഞാൽ പിന്നെ പ്രബലന്മാരുമായ രണ്ട് ഇമാമുകൾ അബു യൂസുഫും മുഹമ്മദും എതിരായി എന്ന് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഷാഫി മദബുകാർക്ക് തന്നെ പറയാൻ പറ്റുമോ ഇമാം നബവി ഇമാം ബൈഹത്തി ഇബിനാജൽ അസ്കലാനി പോലുള്ളവർ ഹദീസുകൾ കൊണ്ട് ഇമാം ഷാഫിയെ തിരുത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് ഇമാം മാലിക്കിന് കിട്ടാത്ത ഹദീസുകൾ ഷാഫി പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടില്ലേ ഞാനിതൊക്കെ പറഞ്ഞെന്തിനറിയോ ഞങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ മധുകബിനെതിരാണെന്ന് വന്നാൽ ഓ ഇമാം ജാഫിക്ക് കിട്ടാത്ത അതീതി അടവണ്ണം പഠിച്ച ബനാപ്പ് കിട്ടിയത് ഓ മപ്പ ഇമാം ജാഫിക്കൾ വലിയ ആളാ എന്നതിനർത്ഥല്ല കാരണം ഇമാമികൾ ജീവിച്ച കാലത്ത് ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടില്ല ബുഹാരിയും കൊടുത്തോ മുസ്ലിമും കൊടുത്തോ തിരുമതിയും കൊടുത്തോ എന്ന കിതാബായിട്ടില്ല അന്ന് കുറേ പണ്ഡിതന്മാർ അവർ സ്വകാര്യമായി എഴുതി വെച്ചതിലോ അവരുടെ മനസ്സിലോ ആണത് വിപുലമായ ക്രോഡീകരണം നടന്ന് ഹദീസ് ഗ്രന്ഥങ്ങളുടെ ക്രോഡീകരണം പൂർത്തിയാകുന്നത് ഇമാമുകളെ കാലശേഷമാണ് സ്വാഭാവികമായും ഹദീസുകളുടെ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും ഒരു ഇമാമിന് കിട്ടിയത് മറ്റേ ഇമാമിന് കിട്ടാതിരിക്കാം ഇവർക്ക് രണ്ടാമത് കിട്ടിയത് മൂന്നാമതൊരാൾ കിട്ടാതിരിക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങളിലും വ്യത്യാസമാകും അതാണ് ഞാൻ റഫുൽ മലാമിൽ നിന്ന് നേരത്തെ ഉദ്ധരിച്ചത് ഇവർ ദൈവിയെ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം അബൂർ അലി അള്ളാഹു ചെയ്യുന്ന ഹദീസിൽ കാണാം ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ് റസൂൽ പറഞ്ഞു നിങ്ങളിൽ ഒരാളും വെള്ളിയാഴ്ച ദിവസം മാത്രം നോമ്പെടുക്കരുത് സുന്നത്ത് നോമ്പ് വെള്ളിയാഴ്ച മാത്രം എടുക്കരുത് എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം അതിന്റെ മുമ്പ് വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ഒരു ദിവസം അതിന് ശേഷം ശനിയാഴ്ചയോ അപ്പൊ വ്യാഴവും വെള്ളിയും വെള്ളിയും ശനി ഇങ്ങനെ ഒമ്പോ ശേഷം ഒരു ദിവസം കൂടി ചേർത്തിക്കൊണ്ട് വെള്ളി അല്ലാതെ നിങ്ങൾ സുന്നത്ത് നോമ്പെടുക്കരുത് അതിനെ സംബന്ധിച്ച് നവവി പറയുന്നത് കേട്ടോളൂ വാമാ قول مالك في الموطا ലമ്മസ്മ اسمع മിൻ من اهل വൽ والفقه ومن يقتدى نهي عن صيام يوم الجمعه കണ്ടോ വെള്ളിയാഴ്ച ദിവസം മാത്രം സുന്നത്ത് നോമ്പെടുക്കൽ പാടില്ല എന്നത് പണ്ഡിതന്മാരിൽ നിന്ന് ഒരാളിൽ നിന്നും ഞാൻ കേട്ടിട്ടില്ല പിൻപറ്റാൻ അർഹരായ ഒരു മഹാനും അത് പറഞ്ഞിട്ടില്ല വസിയാമുഹു ഹസനുൻ വെള്ളിയാഴ്ച മാത്രം നോമ്പെടുക്കൽ നല്ലതാണ് വഖദറായിട്ട് ചില അങ്ങനെ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട് വാറാഹു കാനയ തഹർറാഹു അവരതിന് മുൻഗണന കൽപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നവി പറയാണ് ഇദ്ദേഹം പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞതിനെതിരായിട്ടാണ് വേറെ പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരൊക്കെ എന്തൊക്കെ പറയട്ടെ വസ്തുന്നത്തു മുഖത്തമത്തുൻ അലാമാറാഹു വകൈറുഹു അദ്ദേഹമാകട്ടെ അദ്ദേഹമല്ലാത്ത മറ്റുള്ളവരാകട്ടെ അവരൊക്കെ പറഞ്ഞഭിപ്രായത്തിനെതിരിൽ മുന്തിക്കപ്പെടേണ്ടത് അള്ളാഹുബിന്റെ റസൂലിന്റെ ഹദീസാണ് വെള്ളിയാഴ്ച മാത്രം മുമ്പോ വിശേഷമോ ഓരോ ദിവസം കൂട്ടാതെ സുന്നത്ത് നോമ്പെടുക്കൽ പാടില്ല എന്നത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അതുകൊണ്ട് നാം അങ്ങനെ അങ്ങനെ പറയൽ നിർബന്ധവുമാണ് ഇമാ അദ്ദേഹം ഒഴികഴിവ് നൽകപ്പെട്ട ആളാണ് കാരണം അദ്ദേഹത്തിന് ആ ഹദീസ് കിട്ടിയിട്ടില്ല ഹദീസ് കിട്ടാത്തതുകൊണ്ടാണ് മാലിക് അങ്ങനെ അഭിപ്രായം പറഞ്ഞത് ഇത് പറഞ്ഞാൽ ഇത് നവവ്യ പറഞ്ഞത് ഞങ്ങളെങ്ങാനും പറഞ്ഞാൽ പറയും ഇമാമുദാരിൽ മദീനത്ത് ജീവിച്ച ഇമാമിന് ഹദീത് കിട്ടിയിട്ടില്ല അത്രേ ഈ ഇടവണ്ണ പഠിച്ച ഓനാണത്രേ ഹദീത് കിട്ടിയത് എന്തൊരു കരച്ചിലായിരിക്കും നിങ്ങളെ ഹോജ നവവിയാ പറഞ്ഞത് ഈ മാമാരിക്ക് മഴതൂറാണ് അദ്ദേഹത്തിന് അതീസ് കിട്ടിയിട്ടില്ല കണ്ടോ ഇത് മാത്രമല്ല ഷവ്വാലിൽ ആറ് നോമ്പിനെ സംബന്ധിച്ച് അബു അയ്യൂബിൽ അൻസാരി റിവായത്ത് ചെയ്യുന്ന സഹിഹായ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചു മൻ സാമ റമലാനത്തും അത്ബാവു ചിത്തമ്മി ഷവ്വാൽ ആരെങ്കിലും ആറ് ദിവസം റമലാനിൽ നോമ്പെടുത്തു അതിനെ തുടർന്ന് ഷവ്വാലിൽ ആറ് ദിവസം നോമ്പെടുത്താൽ കാനക സുയാമി ദഹിരി അയാൾ കൊല്ലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് കാരണം എന്താ മഞ്ചാബിൽ ഹസനത്തി ഫലു അശ്രു അംസാലിഹ ഒരു നന്മ ചെയ്താൽ പത്തിരട്ടി കൂലിയുണ്ട് മുപ്പത് നോമ്പിന് മുപ്പത് മുന്നൂറ് ആറ് നോമ്പും കൂടി വിട്ട് ആറ് പത്ത് അറുപത് മുന്നൂറ്ററുപത് ദിവസം നോമ്പ് മാതിരി വളരെ വ്യക്തമാണ് വിഷയം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യ പക്ഷേ ഈ ഹദീസിനെ സംബന്ധിച്ച് മാലിക് എന്ത് പറയുന്നു മാലിക് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇവ നോവി പറഞ്ഞത് കേട്ടോളൂ ഫീഹി ദലാലത്തും സരീഹത്തുല്ലി മദ്ഹബി ഷാഫി അഹമ്മദ് ദാവൂദ് ഈ ഹദീസിൽ വ്യക്തമായ തെളിവുണ്ട് ഇമാം അലി അഹമ്മദിന്റെയും ദാവൂദിന്റെയും മുവാഫിഖീഹിം അവരെ അനുകൂലിക്കുന്നവരുടെയും വീക്ഷണത്തിൽ തെളിവുണ്ട് ദിവസത്തെ ഹനീഫ ഇമാം കറാഹത്താണെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കാലമാലിക്കും ഫിൽ പണ്ഡിതന്മാരാരും ചൊവ്വാൽ ആറ് നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്ന് ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ട് കാലു ഫയുക്കറഹു അത് കരാഹത്താക്കപ്പെടുമെന്നും അവർക്ക് അഭിപ്രായമുണ്ട് വ്യക്തവും കുറ്റമറ്റതുമായ പ്രബലമായ ഹദീസാണ് ഇമാം ഷാഫിയുടെയും അദ്ദേഹത്തെ അനുകൂലികളായ ചൊവ്വാൽ നോമ്പ് സുന്നത്താണെന്ന് പറയുന്നവരുടെയും തെളിവ് വൈദാ സമത്തത്തി സുന്ന സുന്നത്ത് സ്ഥിരപ്പെട്ടാൽ ലാ തുത്ര കുലിത്തർക്കി അലിന്നാസ് ഔ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടാൽ ചില ആളുകൾ അത് ഒഴിവാക്കി അല്ലെങ്കിൽ ഭൂരിപക്ഷം അത് ഒഴിവാക്കി എല്ലാവരും അത് ഒഴിവാക്കിയാലും നമുക്ക് തള്ളിക്കളയാൻ പാടുള്ളതല്ല ആരാ പറഞ്ഞത് ഇമാം നബബിയ പറഞ്ഞത് ഇമാം മാലിക്കിന്റെ അഭിപ്രായത്തിന്റെ വാല് പിടിച്ചിട്ടാണ് എടവണ്ണ സുല്ലമി ചിത്തം ചൊവ്വാൽ നോമ്പ് സുല്ലത്തില്ല എന്ന് കുശുകുശുപ്പ് നടത്തിയത് ആ ഹദീസ് സഹിഹാണ് ഇമാം മാലിക്കിന് കിട്ടാത്തത് കൊണ്ട് ഇസ്ലാമിൽ അത് ഇല്ലാതാവോ അപ്പൊ ഏതെങ്കിലും പണ്ഡിതന്മാർ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളെ വാലിൽ പിടിച്ചിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ നടന്നു വരുന്ന പണ്ഡിതന്മാർ അഹലുസുന്നത്തോൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അംഗീകരിച്ചു പോയിട്ടുള്ള കാര്യങ്ങളെ പോലും എതിർക്കുന്ന പ്രവണതയിലേക്കാണ് മടവൂരികൾ ഇപ്പോൾ എത്തിപ്പെട്ടിരുന്ന സാന്ദർഭികമായി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലഹി ഇമാം അഹമ്മദിനോട് പറഞ്ഞൊരു വാചകമുണ്ട് ഇതാ ഹദീസ് ഇലൈഹി നിങ്ങൾക്കൊരു ഹദീസ് സഹിഹായി കിട്ടിയാൽ അതിനെക്കുറിച്ച് എന്നെ അറിയിക്കണം ആ ഹദീസുള്ളത് എവിടെയാണെങ്കിലും ഞാൻ അവിടേക്ക് പോകും ഹിജാദിയം കാനവ് ഷാമിയൻ അയാൾ ഹിജാദിലാകട്ടെ സിറിയയിലാകട്ടെ ഔ ഇറാഖി ഇറാഖിയന്റെ യമനിയൻ ഇറാഖിലാകട്ടെ യമനിലാകട്ടെ എത്ര ദൂരം അവിടേക്കൊക്കെ അത് അന്വേഷിക്കാൻ പോയിക്കൊള്ളും ഇമാം ഷാഫിയുടെ ഈ വാക്ക് ഇമാം അഹമ്മദിനുള്ള ബഹുമാനമാണ് അദ്ദേഹത്തെ ആദരിക്കലാണത് തന്റെ ശിഷ്യനോടായി പറയുന്നത് നിങ്ങൾക്ക് അതീത് കിട്ടിയ എനിക്കൂടി പറഞ്ഞു തരണം കേട്ടോ നോക്കണം നിങ്ങൾ ഇങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ഇമാം ഇമാമികളൊക്കെ പെരുമാറിയിരുന്നത് ഷാഫി ഇമാമിന് സഹിഹായി കിട്ടാത്ത ചില ഹദീസുകൾ ഇമാം ബുഖാരിക്ക് കിട്ടിയത് അദ്ദേഹത്തിന്റെ സഹിഹിൽ നമുക്ക് കാണാം ഷാഫി മധുബിനെ ഷാഫി മധുബുകാരനായി ഇമാം ബുഖാരി മുജിത്തഹിദായ ബുഖാരി തിരുത്തിയിട്ടുണ്ട് ഇതെല്ലാം പണ്ഡിത ലോകത്ത് അറിയപ്പെട്ട കാര്യമാണ് പക്ഷേ സാധാരണക്കാർക്കിടയിൽ ഏതെങ്കിലും ഒരു മസാലയിൽ മധുഹബിന്റെ എതിര് പറഞ്ഞാൽ അത് മധുഹബിന്റെ ഇമാമിനെ പുച്ഛിക്കലും തരം താഴ്ത്തലുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ ഇളക്കി വിടുകയും മധുകവിന്റെ ഇമാമിയങ്ങളെ വിമർശിക്കുന്നവരാണ് ഇവർ പുത്തൻവാദികൾ എന്ന് പറയുകയും ചെയ്യുന്ന കാഴ്ച മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളോടുള്ള പ്രതിബദ്ധത ഒന്നുകൊണ്ട് മാത്രമാണ് പല മസാലകളിലും പല മധുഹബുകളിലും ഞങ്ങൾക്ക് തള്ളിക്കളയേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാട് ഒരിക്കലും തക്കലീത് പാടില്ലെന്ന് പറയുന്ന ഇമാമിങ്ങളുടെ നിലപാടിനോട് യോജിച്ച നിലപാടാണ് ഇപ്പോ തഹലീദിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ചോദിക്കും ഏതെങ്കിലും ഇമാമിങ്ങൾ തഖ്ലീദ് ചെയ്തിരുന്നോ ഉടനെ റെഡിമെയ്ഡ് മറുപടി വരും എന്താ മറുപടി അവരൊക്കെ മുജിദ്ദൈദീങ്ങളല്ലേ ഇമാം ഷാഫി ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫി ജനിക്കുമ്പോ തന്നെ മുജിദ്ദൈദ അല്ലല്ലോ ജനിച്ച് പഠിച്ച് പഠിച്ച് വളർന്നിട്ടാ എന്തായത് മുജിത്തഹിദായത് സ്വാഭാവികമായും മുജിത്തഹിദ് ആകുന്നതിന് മുമ്പുള്ള അദ്ദേഹം ഇമാം മാലിക്കിന്റെ മധുകപകാരനായിരുന്നോ മധുബ് തക്ലീസ് ചെയ്തോ ഇല്ല എന്നതാണ് വാസ്തവം ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് ഇമാം അഹമ്മദ് അദ്ദേഹം ഇമാം ഷാഫിയുടെ മധുബ് തക്കലീർ ചെയ്തോ അവരൊക്കെ തെളിവിനെ പിൻപറ്റുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് ഈ മധുഹബുകളുടെ പ്രചാരം കൊണ്ട് സംഭവിച്ച മറ്റൊരു ദൂഷ്യം എന്താ നിങ്ങൾ ദുർബലമായ ഒട്ടനേകം ഹദീസുകൾ മുസ്ലിം സമുദായത്തിൽ പ്രചരിച്ചു മുജാഹിദ് പ്രസ്ഥാനം എന്നും വാദപ്രതിവാദങ്ങളൊക്കെ വ്യവസ്ഥ എഴുതുമ്പോൾ ഒന്നാം പ്രമാണം വിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ പ്രമാണം സഹിഹായ ഹദീസ് ചില ചോട്ടാ മൂല്യന്മാരിയിരിക്കും ഹദീസ് എഴുതിയാൽ പോരേ ഏയ് അതിന്റെ അർത്ഥം എന്താ എല്ലാ ദുർബല ഹദീസും വലിച്ചുകൊണ്ടിരാനുള്ള പരിപാടിക്കാ നമ്മൾ പറയും നമ്മളെ മുൻഗാമികളൊക്കെ സഹിയായ ഹദീസ് തന്നെ എഴുതിയത് അത് അങ്ങനെ തന്നെ എഴുതുക സഹിഹായ ഹദീസ് എന്ന് തന്നെ എഴുതും ഇതാ ഇപ്പൊ പൊക്കളുടേതായ കൈകെട്ടുന്ന ഹനഫികൾ ദുർബലമാണെന്ന് പണ്ഡിത ലോകത്ത് ഇജ്മായുള്ള ഒരു ഹദീസാണ് അത് അവർ അവലംബിക്കുന്നത് പക്ഷെ മധുകപ്പിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് അവർക്കത് മതി അതുപോലെ ഇതാ പൊട്ടിച്ചിരിച്ചാൽ നോമ്പ് മുറിയുന്ന അനബി മതബിലെ മസാലയ്ക്ക് തെളിവ് പറഞ്ഞതാ ആരെങ്കിലും പൊട്ടിച്ചിരിച്ചാലും ഒന്നും നിസ്കാരവും അടക്കണം നസ്ബുറ എന്ന് പറയുന്ന ഹനഫി മധുഹബിലെ പ്രബില കിതാബ് സൈലഇ പോലും പറഞ്ഞിട്ടുണ്ട് ഇത് ലൈഫാണ് എന്നിട്ടും ഹനഫികൾ അതനുസരിച്ച് അമൽ ചെയ്യാണ് ഇപ്പൊ ഷാഫികൾ സുബൈക്ക് കുനൂത്തോതുന്നു മൂന്ന് മതബിന് സുബൈക്ക് കുനൂത്തില്ല കലാ ഹദീസ് സഹിയായി അവർക്കാർക്കും കിട്ടിയിട്ടില്ല ഇങ്ങനെ റസൂർ നമ്മുടെ ഖബർ ചെയ്യാർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അത് ഉജൂബാണെന്നാണ് ഞങ്ങളുടെ അടുക്കലും ഞങ്ങളുടെ ഇമാമികളുടെ അടുക്കലും ഞങ്ങളുടെ വിശ്വാസമെന്ന് ഈ അനഫി മതേപുകാരനായ ജക്കരിയ കാന്തലവി എഴുതിയത് തബലീഗുകാർ പ്രചരിപ്പിക്കുന്ന ഹജ്ജിന്റെ മഹത്വം എന്ന പുസ്തകത്തിൽ കാണാം ഒരൊറ്റ ഹദീസും അതിൽ സഹിയായി വന്നിട്ടില്ല റസൂൽ അള്ളാഹിന്റെ ഖബർ ദിയാർത്ത് ചെയ്യുന്നതിന്റെ പ്രാധാന്യവും കൂലിയും പറയുന്ന ഒരൊറ്റ ഹദീസും സഹിയായി വന്നിട്ടില്ല എന്നിട്ടും പറയുന്നത് എന്താണ് ഞങ്ങളുടെ അടുക്കലും ഞങ്ങൾ ഇമാമിങ്ങളുടെ അടുക്കലും റസൂൽസ്മ ഖബർ സിയാർത്തിയൽ വുജൂബിനോടെടുത്തതാണ് ഇതുപോലെ എത്ര എത്ര കാര്യങ്ങൾ അപ്പൊ സുഹൃത്തുക്കളെ പ്രമാണങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഈ നിലപാടുകളൊക്കെ സ്വീകരിച്ചത് മറ്റു പ്രസ്ഥാനങ്ങളോടൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനം ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരിക്കലും ഇസ്ലാഹി പ്രസ്ഥാനം തന്നിഷ്ടത്തിനനുസരിച്ച് ഒരു കാര്യവും പ്രവർത്തിച്ചിട്ടില്ല നിങ്ങൾക്കറിയോ ഈ ഞങ്ങൾ ഭിന്നിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ വാസ്തവത്തിൽ ഒറ്റക്കെട്ടായി ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന് തുടക്കം കുറിച്ചത് പ്രമാണങ്ങളെ തള്ളിക്കളഞ്ഞ് മധുകവിന്റെ കിതാബുകൾക്ക് പ്രാധാന്യം കൊടുത്തവരാണ് ആളുകൾ തമ്മിൽ പരിചയപ്പെട്ട നിങ്ങൾ ഷാഫിയാണോ ഹനഫിയാണോ ഹമ്പലിയാണോ ഏ എനിക്കങ്ങനെ മധുഹബൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്തായി ഹേ മധുഹബ് സ്വീകരിക്കാത്ത ആളങ്ങൾ എന്നൊരു ദേഷ്യമുണ്ടാവും എത്രത്തോളം എന്ന് വെച്ചാൽ ഇവർ എതിർ മധുഹബുകാരനോടുള്ള വെറുപ്പും വിദ്വേഷവും അമുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ചാതുർവർണ്ണ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ജാതി ചിന്ത പോലെയാണ് ഇപ്പോൾ നിങ്ങൾ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് നമ്മാറ പോലുള്ള സ്ഥലത്തൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന റാവുത്തന്മാരെന്ന് പറയുന്ന ഹനഫികളുണ്ട് അവരെന്താ പറയാന്നറിയോ അവരൊരിക്കലും ഷാഫി പെൺകുട്ടികളെ കിട്ടൂല നമ്മൾ അനപ്പി ജാതി ഷാഫി കീഴ്ജാതി അങ്ങനെ അവർ പറയുള്ളൂ അവർ ജാതിയാണ് ഇവർ കീഴ്ജാതിയാണ് ഇബിനാജ് അസ്കലാനി നിസാരുൽ മീസാനിലെ ഡമസ്കസിലെ ജഡ്ജിയായിരുന്ന മുഹമ്മദ് ബിൻ മൂസൽ ബലാസാഗുനി എന്ന് പറയുന്ന ഹിജർ അഞ്ഞൂറ്റിയാറിൽ മരിച്ചതാണ് ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ ലൗഖാനലി അമ്രുൻ ലാഹത്തുൽ ജിസിയത്തമിനെ ശാസിയ എനിക്ക് അധികാരം കിട്ടിയാൽ അമുസ്ലിങ്ങളോട് വാങ്ങുന്നത് പോലെ ഷാഫിയാക്കളോട് ഞാൻ ജിസിയ വാങ്ങുമായിരുന്നു ഏയ് മുസ്ലിം ഭരണകൂടത്തിൽ ഭരണകൂടത്തെ അനു ഭരണകൂടത്തെ അനുകൂലിച്ചും അംഗീകരിച്ചും ജീവിക്കുന്ന അമുസ്ലിങ്ങൾ കൊടുക്കുന്ന ടാക്സാണ് ജിസിയ ഏയ് കാരണം അവർക്ക് ഭരണകൂടം ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് അവരുടെ സ്വത്തിനും സംരക്ഷണം അവരെല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കും അതിന് പകരം മുസ്ലിങ്ങൾ ജക്കാത്തും മറ്റൊക്കെ കൊടുക്കും അമുസ്ലിങ്ങൾ ജിസിയ കൊടുക്കണം അതുപോലെ ഞാൻ ഷാഫിയാക്കുന്ന ജിസിയ വാങ്ങുമായിരുന്നു എന്നാ പറഞ്ഞത് അതുപോലെ രസകരമായ മറ്റൊരു മസലാണ് മറാക്കിൻ ഫലാഹ് എന്ന് പറയുന്ന ഒരു മധുഗബിന്റെ കിതാബിൽ ഒരു കിണറ്റിൽ വല്ല ജീവിയും വീണ് ചത്ത് വീർത്തു അങ്ങനെ വെള്ളം നജസായി വിചാരിക്കാം ആ വെള്ളം കൊണ്ട് അറിയാതെ ഒരാൾ മാവ് കുഴച്ചു പലഹാരം ഉണ്ടാക്കാൻ അപ്പോൾ ആ മാവ് കുഴച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നജസായ വെള്ളം കൊണ്ട് കുഴച്ചാൽ മനസ്സിലായി എന്നാൽ എന്താ ചെയ്യേണ്ടത് അതിന് കിതാബിലെ മറുപടി അത് പട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ കാലികളെ തീറ്റാം വകാല വളവും യുവാവിന് ഷാഫിയിൽ എന്തെങ്കിലും ഒരു പൈസ വാങ്ങിയിട്ട് ഷാഫി പേരിന് വിറ്റ് കളയാം പട്ടിക്കും നായിക്കും എറിഞ്ഞു കൊടുക്കേണ്ട സാധനം വല്ലതും ചില്ല എന്നാലും അവൻ വെറുതെ എടുക്കൂല അതെങ്കിലും ജാബിക്ക് വെറുതെ കൊടുക്കണ്ടേ അതുമില്ല അത് വിറ്റ് കളയാം ഇത്ര വലിയ പക്ഷപാതിത്വം മാത്രല്ല ഷാഫി പെൺകുട്ടികളെ ഹനഫികൾക്ക് കെട്ടാൻ പാടില്ല എന്നാണ് അവരെ ഫത്വ കൊടുത്തിട്ടുള്ളത് പക്ഷെ പിന്നെ ഒരളവ് കൊടുത്തു അഹ്ന കിതാബ് എന്നുള്ള നിലക്ക് കെട്ടാം ഏയ് മുസ്ലിം എന്നുള്ള നിലക്കല്ല അഹ്ന കിതാബിനെ കെട്ടാന്നുണ്ടല്ലോ അതുപോലെ വേണമെങ്കിൽ ഹനഫികൾക്ക് ഷാഫി പെൺകുട്ടികളെ കെട്ടാം ഈ തരത്തില ഇപ്പൊ ഞങ്ങൾ ഭിന്നിപ്പിച്ചു സെലഫികൾ ഭിന്നിപ്പിച്ചു എന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും സൗദി അറേബ്യയിലെ സലഫി പ്രസ്ഥാനത്തെയാണ് ഇവർ ആക്ഷേപിക്കാറുള്ളത് മൊഹാബി ഭരണകൂടം സമൂഹത്തെ ഭിന്നിപ്പിച്ചു യാറങ്ങൾ തകർത്തു എന്നൊക്കെ വാസ്തവത്തിൽ ആര് സുഹൂദ് ഭരണകൂടം അവിടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ സ്ഥിതി മക്കയിലെ സ്ഥിതി എന്താറിയോ മതാഫിന്റെ നാല് മൂലയ്ക്ക് ഓരോ മെഹ്റാബ ഒരു ജമാഅത്ത് നാല് തവണയായിട്ടാണ് നടക്കുക ആദ്യം ഷാഫിസ്കരിക്കും പിന്നെ അനഫിസ്കരിക്കും പിന്നെ മാലിക്കിസ്കരിക്കും പിന്നെ ഹംബലിസ്കരിക്കും ഒരു കൂട്ടരെ നിസ്കരിക്കും മറ്റോ ഇങ്ങനെ അവിടെ കാത്തുത്തിരിക്കുക എന്താ ഈ പഹേന്റെ നിസ്കാരം കഴിയാത്തത് അത് കഴിഞ്ഞാൽ പിന്നെ നിക്കാമത്ത് കൊടുക്കും അപ്പൊ മറ്റോല് കാത്തിക്ക ഇതായിരുന്നില്ല സ്ഥിതി ഹിജറ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ എന്ന് പറഞ്ഞ ഏതാണ്ട് ഇത് ആയിരത്തി നാനൂറ്റി മുപ്പതല്ലേ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് അബ്ദുൽ അസീദ് രാജാവ് ഭരണമേറ്റ ശേഷമാണ് മാറ്റം വരുത്തിയത് മകരിവ് മാത്രമാണ് ഒരേ സമയത്ത് നിസ്കരിച്ചിരുന്നത് നിങ്ങൾ ഇബിന് തൈമിയന്റെ കഥ പറയാൻ ഉപയോഗിക്കുന്ന ഇബിന് ബത്തു തന്നെ റെഹിലല്ലേ അതിൽ പോലും ഇത് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കിറക്കിത്താവ് അതിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം നാല് മിഹറാബായിരുന്നു ഹിജറ നാലാം നൂറ്റാണ്ടിൽ ഇത്ര ഇത് അത് തൊളിച്ചു മാറ്റാൻ എത്ര നൂറ്റാണ്ട് വേണ്ടി വന്നു പതിനാലാം നൂറ്റാണ്ട് വേണ്ടി വന്നു അത്രയും കാലഘട്ടത്തിൽ ഈ മുസ്ലിമീങ്ങൾ മക്കയിൽ പോയ നാല് മധുകപ്പും ഓരോ മധുകവാൻ അവനവന്റെ ഇമാമിനെ തുടർന്ന് നിസ്കരിച്ചിരുന്നത് ഇന്നതാ എല്ലാവരും ഒരേ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു ഐക്യമുണ്ടാക്കി അത് വഹാബിയ ഉണ്ടാക്കിയതാ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങളെ കിതാബിൽ എപ്പോഴും പറയുന്നത് ഹനഫിയെ തുറന്ന് ഷാഫി നിസ്കരിക്കാൻ പാടില്ല എന്നാണ് എന്നിട്ടോ സമസ്തയോട് കേസിന് തോറ്റിട്ട് അഖിലേന്ത്യാ ശൂന്യം ഉണ്ടാക്കാൻ പോയി കാന്തപുരം മടവൂര് അഖിലേന്ത്യാ സെലിഫ് ഉണ്ടാക്കിയ മാതിരി അഖില കേരളത്തിൽ ഇനി രക്ഷമില്ലാന്ന് മനസ്സിലാക്കുമ്പോൾ അഖിലേന്ത്യക്ക് പോവുക ഇവിടെ പിടുത്തം വിടുമ്പോ അങ്ങനെ അഖില കേരളം ഉണ്ടാക്കി അഖിലേന്ത്യാ ശൂന്യം ഉണ്ടാക്കിയപ്പോ പിന്നെ ബാംഗ്ലൂരിലെ സേട്ടു മസ്ജിദിൽ ഉണ്ടായിരുന്ന ഒരു ജുനൈദി എന്നൊരു പക്ക ഹനഫി ഉണ്ടായിരുന്നു അയാളെ ആക്കി കാന്തപുരം സെക്രട്ടറിയും അയാൾ നല്ല മുക്കാ മണിക്കൂർ ശുദ്ധ ഉറുദുവിൽ കുത്തുപെടുത്തുന്ന ആളാണ് ഇയാളെ വാദം എന്താ അറബിയല്ലാത്ത ഭാഷ മിമ്പറിൽ ഉപയോഗിച്ചാൽ ആളവന്റെ ഹുത്തുബ ജനാപത്ത് തന്നെ ഹുത്തുബയാണെന്ന് നിസ്കാരം ശരിയാവില്ല ജുമയും ശരിയാവില്ല എന്നാ എന്നിട്ട് ആ ജനാപത്യാരനെ പ്രസിഡന്റ് ആക്കിയിട്ട് അയാൾ സെക്രട്ടറി ആയത് അപ്പൊ നമ്മൾ ചോദിച്ചു നിങ്ങളെങ്ങാൻ അഖിലേന്ത്യാ സുന്നിന്റെ മീറ്റിംഗ് കൂടുമ്പോ ഒരു പൊക്കത്ത് നിസ്കരിക്കേണ്ടി എന്ന സ്ഥിതി എന്തായിരിക്കും പ്രസിഡന്റ് ഇമാം എന്താ സെക്രട്ടറിക്ക് തുടരാൻ പറ്റുമോ പറ്റൂല വല്ല കിതാബിൽ എഴുതിച്ച് കാരണം എന്താ അറിയോ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങളെ തൊട്ടാ ഒതുമുറിയും കൈവെള്ളം കൊണ്ട് മുഖ്യസ്ഥാനം തൊട്ടാ ഒതുമുറിയും അതൊന്നും അനഫികൾക്ക് മുറിയില്ല അനഫികൾക്ക് പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ചാലും മുറിയില്ല പെണ്ണുങ്ങളെ മുഖ്യസ്ഥാനം തന്നെ തൊട്ടാലും മുറിയില്ല ഏയ് അപ്പൊ ഇവന്റെ കണക്കിൽ ഓന്റെ ഒന്ന് മുറിഞ്ഞുണ്ടാവും ഒന്ന് മുറിഞ്ഞോണ്ട് തുടരാൻ പറ്റുമോ പറ്റൂല എന്നിട്ട് ഞങ്ങളാ ഭിന്നിപ്പിച്ചേനാ പറയുന്നത് ഞങ്ങൾ പറയുന്നത് എല്ലാ മുസ്ലിമീങ്ങളെയും തുറന്നിസ്കരിക്കാനാ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോകുകയാണെങ്കിൽ കാറ് നിർത്തുന്നു ബാങ്ക് കേട്ട ഏത് മുസ്ലിം പള്ളിയും ചേകനൂരിൻ്റെതും കാതിയാരിൻ്റെതും മാത്രം നോക്കിയാൽ മതി അല്ലാത്ത എല്ലാ മുസ്ലിം പള്ളിയിലും കരിസ്കരിക്കാമെന്നാണ് ഞങ്ങൾ പറയുന്നത് അതാണ് മുജാഹിദ് പ്രസ്ഥാന നിലപാട് മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ രോഗം കാണൽ മയ്യത്ത് സന്ദർശനം സലാം പറയൽ ഇതിലൊക്കെ എല്ലാ മുസ്ലിമീങ്ങളെയും ഒരുപോലെ കാണുന്നവരാണ് ഇവർ പറയുന്നതോ മുജ ജമാതികളോട് സലാം പറയാൻ പാടില്ല സലാം പറഞ്ഞാൽ മറക്കാനും പാടില്ല ഏയ് പറഞ്ഞു പറഞ്ഞ് ഇ കെക്കാരോടും പറയാൻ പാടില്ല എന്നാ എ പിക്കാർ പറഞ്ഞേ അപ്പൊ ഒരാളെ കണ്ടാൽ ആദ്യം ഒരു വിചാരണ നിങ്ങളെ പേരെന്താ മുഹമ്മദ് കുട്ടി ഏതാ സംഘടന ഞാൻ തന്നെയാണ് സുന്നി എന്ന് പറഞ്ഞ സമസ്ത എന്ന് പറഞ്ഞ ഇ കെ ആണോ അല്ല എ പി ആണ് എന്നാ അസ്സലാം വലൈക്കും അല്ലെങ്കിൽ സ്ഥലമല്ല മുജാഹിദാറിനല്ല ജമായത്താനൊന്നുമില്ല ഉണ്ടോ എന്താണ് ഏറ്റവും നല്ല അമലെന്ന് ചോദിച്ചപ്പോ നീ ഭക്ഷണം കൊടുക്കണം സലാം പറയണം അലാമൻ അറസ്തവമെല്ലാം താരിഫ് അറിഞ്ഞവർക്കും അറിയാത്തവർക്കും സലാം പറയണം എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ സുഹൃത്തുക്കളെ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വിളിക്കൽ മുസ്ലിമീങ്ങളെ യോജിപ്പിക്കലാണ് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കലല്ല മധുഹബുകാരാണ് ലോകത്ത് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചത് പരസ്പരം കല്യാണം കഴിക്കാൻ പാടില്ല പരസ്പരം തുറന്നുസ്കരിക്കാൻ പാടില്ല പരസ്പരം സലാം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭിന്നിപ്പിച്ചത് മധുഹബുവാദികളാണ് മുസ്ലിമീങ്ങൾ ആരെയും മുസ്ലിമായ നിസ്കാരമറിയുന്ന ആരെയും തുടർന്ന് നിസ്കരിക്കാം എന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഒരു നിലക്ക് പല നിലക്കും വിമർശിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പ്രമാണങ്ങളോടുള്ള സമീപനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പല ആളും പറയൽ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ നേതാക്കന്മാർ പറഞ്ഞതിനനുസരിച്ചല്ലേ നിങ്ങൾ ഖുർആൻ നദീസ് വ്യാഖ്യാനിക്കാന്ന അല്ല നിങ്ങൾ അമാനി പരിഭാഷ വായിച്ചു നോക്കൂ എല്ലാവരും ഖുർആൻ സുന്നത്തുമാണ് എന്താ പിന്നെ നിങ്ങൾ ഖുർആൻ സുന്നത്ത് പറഞ്ഞ ഇത്ര വിശേഷം എന്ന് ചോദിക്കുമല്ലോ അതുകൊണ്ട് പറയാ ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആാനും സുന്നത്തുമാണ് പ്രമാണമെന്ന് ഞങ്ങൾ പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല ഞങ്ങളുടെ സമീപനത്തിൽ വ്യത്യാസമുണ്ട് എന്താണ് ആ വ്യത്യാസം സഹേബത്ത് സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് അത് പറയുന്നത് ഉള്ളത് വാക്കുകൊണ്ട് പറയുന്നുണ്ടാകും പലരും പക്ഷെ പ്രവൃത്തി പദത്തിൽ അത് കൊണ്ടുവരാൻ ഇവിടെ ആർക്ക് ധൈര്യമുണ്ട് നബിസല്ലാഹു അലൈ വസ്ലമിയുടെ സഹാബത്ത് അവർ ഹദീസുകളെ മനസ്സിലാക്കിയതും ഉൾക്കൊണ്ടതും എങ്ങനെയായിരുന്നു അതുപോലെ ഉൾക്കൊള്ളണം പരിശുദ്ധ ഖുർആൻ പറയാണ് അവരൊരിക്കലും തന്നെ നിന്റെ റബ്ബാണ് സത്യം അവരൊരിക്കലും വിശ്വാസികളാവുകയില്ല അവർ അവർക്കിടയിൽ അഭിപ്രായ ഉണ്ടാകുന്ന വിഷയത്തിൽ നബിയെ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കണം എന്നിട്ട് താങ്കൾ നൽകുന്ന വിധിയിൽ അവർ മനസ്സിൽ യാതൊരു വിഷമവും വെറുപ്പും ഇല്ലാതിരിക്കണം അങ്ങനെ ആയാലേ അവർ മുക്മിനാവുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സഹാബികൾ അങ്ങനെയായിരുന്നു അള്ളാഹുബിന്റെ റസൂലിന്റെ ഹദീസ് കിട്ടിയാല് അവർ യാതൊരു സംശയവും കൂടാതെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു അവർക്കൊരു മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നില്ല പ്രശ്നങ്ങൾ വന്ന് ഹദീസ് കിട്ടിയാൽ ഇനിയിപ്പോൾ എന്താ ഇപ്പം ചെയ്യുക നമ്മളിപ്പോൾ അത് സ്വീകരിക്കാമെന്ന ഒരു മോശമല്ലേ എന്ന നിലക്ക് മനമില്ലാ മനസ്സോടെ സ്വീകരിക്കല്ല സർവാത്മന സന്തോഷപൂർവം അത് സ്വീകരിക്കണം ആ കാര്യത്തിൽ വളരെ വിട്ടുവീഴ്ചക്കാരുമായിരുന്ന അബൂബക്കർ സിദ്ദീഖർ എന്നു അള്ളാഹുബിന്റെ റസൂൽ ഒരിക്കൽ നിങ്ങളെ ഹൃദയം പാല് പോലെയാണെന്നാ പറഞ്ഞത് അങ്ങനെ തബൂബക്കർ സിദ്ദീഖ് പോലും വളരെ കർക്കശമായ നിലപാട് സ്വീകരിച്ച് നമുക്ക് കാണാം റസൂൽ നായിസ്വലം മരിച്ചപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ ഇനി ജക്കാത്ത് തരൂല ജക്കാത്ത് മുഹമ്മദിന് കൊടുത്തിരുന്ന ടാക്സ് ആയിരുന്നു മുഹമ്മദ് മരിച്ചില്ലെങ്കിൽ ആർക്ക് കൊടുക്കാൻ അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെ ശക്തമായ നിലപാടെടുത്തത് വല്ലാഹി ലൗ ഇലാ റസൂലില്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തിരുന്ന ജക്കാത്തിന്റെ മുതലിൽപ്പെട്ട ഒരു ഒട്ടകത്തിന്റെ കയറാണെങ്കിലും അവരെനിക്ക് തരാതെ തടഞ്ഞു വെച്ചാൽ അത് നേടിയെടുക്കാൻ ആ തടഞ്ഞു വെച്ചത് ഞാൻ യുദ്ധം ചെയ്ത് വാങ്ങിക്കുക തന്നെ ചെയ്യും കണ്ടോ അപ്പൊ റസൂൽ നാസിസ്മന്റെ സുന്നത്ത് നടപ്പിലാക്കുന്നതിൽ അത്രയും കണിശമായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ ബിൻ ജൈദർ അലി അള്ളാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അള്ളാഹുവിന്റെ റസൂൽ ഒരുക്കി നിർത്തിയിരുന്നു പക്ഷേ സന്ദർഭവശാൽ റസൂൽ ഒഫാത്തായതുകൊണ്ട് ആ സൈന്യത്തെ നിയോഗിക്കാൻ പറ്റിയില്ല സ്വാഭാവികമായും പിന്നീട് ഖിലാഫത്ത് ഏറ്റെടുത്ത സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുവിന് ആ സൈന്യത്തെ നിയോഗിക്കേണ്ട ഘട്ടം വന്നു അപ്പോ ഉമർ അലി അള്ളാഹിനെ പോലെയുള്ള ചില ആളുകൾക്ക് തടസ്സവാദം അറേബ്യയുടെ പരിസരം മുഴുവൻ പ്രക്ഷുബ്ധമാണ് കള്ളനബിമാര് പ്രത്യക്ഷപ്പെട്ടതും ജക്കാത്ത് നിഷേധികളും ഒക്കെയായി ആകപ്പാടെ രംഗം കലുഷിതമാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ ആ സൈന്യത്തെ നിയോഗിക്കണോ നിയോഗിക്കുകയാണെങ്കിൽ തന്നെ വെറും ചെറുപ്രായക്കല്ല പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ഉസാമയെ സൈനിക നേതൃസ്ഥാനത്ത് വെക്കണോ ആർക്കാ സംശയം അബൂബക്കർ സിദ്ദീഖിനെ കഴിഞ്ഞാൽ പിന്നെ ഒന്നാം പൗരനായ ഉമർ ആ സംശയം പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹുവിന് പറഞ്ഞത് എന്താ അറിയോ ഇസ്താമലഹു അദ്ദേഹത്തെ നിയോഗിച്ചത് ഞാനോ നീയോ അല്ല ഉമറേ അദ്ദേഹത്തെ നിയോഗിച്ച അള്ളാഹുവിന്റെ റസൂലാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സൈനിക സ്ഥാനത്ത് മാറ്റാൻ എനിക്കോ നിങ്ങൾക്ക് അധികാരമില്ല അതുകൊണ്ട് ആരൊക്കെ റാഞ്ചിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞാലും ഈ സൈന്യ തബൂബക്കർ നിയോഗിക്കോ തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം ഖണ്ഡിതമായ തീരുമാനമെടുത്തു ഇതായിരുന്നു സഹാബത്തിന്റെ ഒരു നിലപാട് ഹദീസ് കിട്ടിയാൽ അത് അങ്ങനെ തന്നെ നടപ്പിലാക്കുകയും ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രവാചകൻ സദസ്സുമാരുടെ അരുളപ്പാടുകൾ അതിനെ നടപ്പിലാക്കുന്നതിൽ അവർ മറ്റൊരു താല്പര്യവും അവരെ സ്വാധീനിച്ചിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും ഇസ്ലാഹി പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് ഇതാണ് പ്രമാണങ്ങളോടുള്ള സമീപനത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാടിതാണ് വിശുദ്ധ ഖുർആൻ എല്ലാവരും ഓതുന്നില്ല ആയത്ത് എല്ലാവരും ഓതുന്നത് പോലെയല്ല ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിന്റെ മുൻഗാമികൾക്ക് ഒരു നീതിശാസ്ത്രമുണ്ട് എന്നാണത് പരിശുദ്ധ ഖുർആാനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ നോക്കണം പിന്നെയോ ഖുർആൻ ഇറക്കി കൊടുത്തത് റസൂലുള്ളാഹി സസുമക്കാണ് അതുകൊണ്ട് ഹദീദിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കണം അതിലും കണ്ടില്ലെങ്കിൽ ഖുർആൻ അവതരിച്ച കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം അവിടെയും കിട്ടിയില്ലെങ്കിൽ സഹാബത്ത് തഫ്സീർ പഠിച്ച സാബിയോകൾ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് നോക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ടും അതിലൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രമേ നമുക്കവിടെ ഇടപെടാൻ പഴുതുള്ളൂ അല്ല ഖുർആാനും എടുക്കുക ഒരു ഡിക്ഷണറി എടുക്കുക എന്നിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കുക അതല്ലേ മടവൂരികളുമായി ഇവിടെ ഉണ്ടായ പ്രശ്നം മുജാഹിദ് പ്രസ്ഥാനം തെന്നിത്തെറിച്ചു പോയ ഹുസൈൻ മടവൂരിന്റെ ഗ്രൂപ്പുമായിട്ട് ഇസ്ലായി പ്രസ്ഥാനത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസം അതായിരുന്നു പ്രമാണങ്ങളോടുള്ള സമീപനം എന്തായിരിക്കണം എന്നതായിരുന്നു ഷെയ്ഖുൽ ഇബ്നു ഫിസൂലി തഫ്സീർ എന്ന ഗ്രന്ഥത്തിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ ഒന്നാം ബാല്യത്തിൽ വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി എന്ന് പറഞ്ഞിട്ട് ഒരധ്യായം നിങ്ങൾക്ക് കാണാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എത്രമാത്രം സുതാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ട് അമാനി മൗലവിയുടെ പരിഭാഷ എത്ര പതിപ്പുകൾ ഇറക്കിയിട്ടും മുസ്ലിം കേരളത്തിൽ വിറ്റുതീരുന്നത് അത് പക്ഷപാതിത്വമില്ലാതെ മുൻഗാമികളുടെ രീതിശാസ്ത്രം അങ്ങനെ തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ എല്ലാവരും പറയുന്നത് പോലെയല്ല മുജാഹിദുകൾ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സെലഫി മൻഹജ് എന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം സഹാബികൾ ഗ്രഹിച്ചതുപോലെ ഗ്രഹിക്കണം ഫൈൻ ആമനു ബിമിസ്ലിമാ ആമന്തു ബിഹി സഹാബികളെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ ആ വേദക്കാർ വിശ്വസിച്ചാൽ അവർ സന്മാർഗം പ്രാപിക്കും ഇതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സഹാബത്തിന്റെ നിലപാട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താ അസുന്നത്ത് മാസന്നഹു റസൂലുണ്ട സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാലോ സഹാബത്തിന്റെ ഐക്യകണ്ഠേനയുള്ള നിലപാട് കേരളത്തിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട കേരള ജമ്മിയത്തിലുള്ള അതിന്റെ പേര് തന്നെ കേരള ജമ്മിയത്തിലുടമ അഹുലുസുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം ചില ആളുകളൊക്കെ ചോദിച്ചു നിങ്ങളും കെ ചെയ്യൂ മടവൂരികൾ ഉണ്ടാക്കിയാലപ്പോൾ ഒരു കെ ജെ ഇങ്ങനെ ഒരേ പേരിൽ രണ്ട് സംഘടന നമ്മുടെ കെ ജെയുടെ പൂർണ്ണനാമം അഹുലുസുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം എന്നാണ് ഇവർക്ക് ഞങ്ങൾ അഹുലുസുന്നത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ആ പേര് മതി എന്നിട്ട് അവർ വേറെ രജിസ്റ്റർ ചെയ്തു അതിന്റെ മുഖപുരയിൽ തന്നെ ചട്ടങ്ങൾ എന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അഹലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഉൾപ്പെട്ടവരും ഖുർആാനും സുന്നത്തും സലഫ് സാലികളുടെ അനുസരിച്ച് ജീവിക്കുന്നവരും അങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് അതിൽ എന്ത് കിട്ടുള്ളൂ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ ഞാനിത് പറഞ്ഞെന്താറിയോ അറിയോ ഇപ്പൊ പുറത്ത് അടുത്ത് തുടങ്ങിയതപ്പ സലഫ് സാലികളെ പറയല് ഏയ് നമ്മൾ മുമ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സെലഫി സെലഫി ഇപ്പോ അറബികളെ പൈസ കിട്ടാൻ തുടങ്ങിയപ്പോ പൊളിക്കൽ സമ്മേളനത്തിനല്ലേ പറയൽ തുടങ്ങിയത് ആരാ പറഞ്ഞത് മടവുരികളാ പറഞ്ഞത് ഒരിക്കലുമല്ല നമ്മൾ മുമ്പേ പറഞ്ഞു പോരുന്നതാണ് അഹ്ലുസുന്നത്ത് ജമാഅത്തിൽ പെട്ടവരും ഖുർആാനും സുന്നത്തും സലഫ് സാലികളുടെ ചല്ലി അനുസരിച്ച് ജീവിക്കുന്നവരും എന്നാ ഖുർആൻ സുന്നത്ത് മാത്രം പറഞ്ഞാൽ പോരെ പോരാ അത് ഖുർആാനും സുന്നത്തും എങ്ങനെ ഗ്രഹിക്കണം എന്നുകൂടി വ്യക്തമായി അതിൽ പറഞ്ഞിട്ടുണ്ട് ജമിയത്തുൽ മുജാഹിദ്ദീൻ അരീക്കോട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ സ്ഥാപിച്ചതാണ് അബ്ദുസലാമലിയുടെ നേതൃത്വത്തിൽ പിന്നീട് നിലമ്പൂരും വണ്ടൂരും കോഴിക്കോട്ടെ കാരക്കുന്നുമൊക്കെ കാരക്കുന്നത്തുമൊക്കെ അതിന് യൂണിറ്റുകൾ ഉണ്ടായി അവരുടെ നാൽപ്പതാം വാർഷിക സോവനീറിൽ പറഞ്ഞിട്ടുണ്ട് സംഘടനാ കുറിച്ച് പറഞ്ഞെടുത്ത് താഴെ എഴുതുന്ന പ്രതിജ്ഞ ചെയ്യിച്ച ശേഷമാണ് ഓരോരുത്തരെയും മെമ്പറായി ചേർക്കേണ്ടെന്ന് നിശ്ചയിച്ചു എന്താ പ്രതിജ്ഞ എന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായാലും എനിക്ക് ബന്ധപ്പെട്ടവരോ ബന്ധപ്പെടാത്തവരോ ആയ ആർക്ക് തന്നെ വിപരീതമായാലും ഖുർആാനും സുന്നത്തും പ്രമാണമാക്കിയും നബിസല്ലാസമയും സഹാബത്തിനെയും മാതൃകയാക്കിയും കൊണ്ട് നീതി പാലിച്ച് ജീവിച്ചു കൊള്ളാമെന്നും പിന്നൊരു വാചകം കൂടി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു അപ്പൊ ഖുർആാനും സുന്നത്തും മാത്രമല്ല സഹാബത്തിനെ മാതൃകയാക്കുക അതാണ് സലഫി മൻഹജ് എന്ന് പറയുന്നത് അത് ജമിയത്തുൽ മുജാഹിദി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പരപ്പനങ്ങാടി വാദപ്രതിവാദത്തെ സംബന്ധിച്ച് എഴുത്തുകൂത്തുകൾ നടന്നതിൽ എം സി സി മൗലവി അടക്കമുള്ളവർ എഴുതിക്കൊടുത്ത കേരള ജമീയത്തിലുമൊരു എഴുത്തിലുണ്ട് പരിശുദ്ധ ഖുർആാന്റെ സഹാബത്ത് നൽകാത്ത വ്യാഖ്യാനം നൽകാൻ നമുക്ക് അധികാരമില്ല എന്തിനധികം കുറ്റിപ്പുറത്ത് നമ്മളിറക്കിയ സമ്മേളന സോവനീറിൽ ആദ്യത്തിൽ തന്നെ ഒരു അറബി ലേഖനമുണ്ട് ഇന്ന് മറുപക്ഷത്ത് നിൽക്കുന്ന അബ്ദുൾ റസാഖ് മൗലവിയാണ് അത് എടുത്ത് ചെറിയ മുണ്ട് അബ്ദുൾ റസാഖ് മൗലവിയാണ് ഇത് എടുത്തു കൊടുത്തത് അതിനൊരു ഹെഡിങ് എന്താണെന്നറിയോ അൽ മൻഹജു സലഫി വസായിറുൽ മനാഹി സലഫി മൻഹജും മറ്റുള്ള മൻഹജുകളും എന്തിനാത്ത് പറഞ്ഞ ഉസൈൻ മടവൂരിനെ പുറത്താക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു പുതിയ സാധനമാണ് ഈ സെൽഫി മൻഹജ് എന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞെന്താ അത് അപകടമാണ് അതിലുള്ള ഗൂഢാലോചന അതിൽ പതിയിരിക്കുന്ന അപകടം ഗുരുതരമാണ് അത് അഞ്ചാം മധുഹവാണ് എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞു പോരുന്നതാണ് കെ പി മുഹമ്മദ് ഓലിയുടെ കാലത്ത് നമ്മൾ പുറത്തിറക്കിയ ബ്രോഷറിൽ ഐക്യസംഘത്തെക്കുറിച്ചും അതുപോലെ തന്നെ കെ എൻ എമ്മിനെ പറ്റിയും കെ ജിനെ പറ്റി പറയുന്നിടത്തൊക്കെ പറയുന്നുണ്ട് കെ ഖുർആാന്റെയും സുന്നത്തിന്റെയും സലഭസാലികളുടെ ശരിയുടെയും അധ്യാപനങ്ങളിലേക്ക് ക്ഷണിക്കുന്നു ഇപ്പൊ ഖുർആൻ സുന്നത്ത് മാത്രമല്ല സലഭസാലി അവിടെയും പറഞ്ഞിട്ടുണ്ട് ഇമാ മാലിക്കിന്റെ വാക്കും എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ അതൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ആശയ ആദർശങ്ങൾ തെറ്റിദ്ധരിച്ചു പോയപ്പോൾ അവർക്കുണ്ടായ അഭിപ്രായമാണ് ബിസ്മിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം അള്ളാഹുബിന്റെ റസൂല് ഹിറാഗുഹയിൽ ഇരിക്കുമ്പോൾ മലക്ക് വന്ന് തോതാൻ പറഞ്ഞ സംഭവമാണ് പക്ഷേ എന്തായി ഡിക്ഷണറി നോക്കി ഖുറാൻ വ്യാഖ്യാനിക്കണം എന്ന രീതി വന്നപ്പോ കറക്ക് ജമാൻ അർത്ഥമുണ്ട് അപ്പൊ എക്കറേ ബിസ്മി റബ്ബിക്ക നിന്റെ റബ്ബിന്റെ നാമവുമായി ബന്ധപ്പെട്ടതെല്ലാം ശേഖരിച്ച് ചേർത്തി വെക്കുക അപ്പോൾ നിനക്കൊരു ദൈവത്തെ കിട്ടും ഏയ് നല്ല അർത്ഥം അല്ലേ അപ്പൊ ബുഹാരിയിൽ വരുന്ന ഹദീസ് അത് ബദുൽ വഹീനെ കുറിച്ചുള്ള ഹദീസിൽ വ്യക്തമായിട്ട് പറഞ്ഞതാ ഇക്രമിസ് എപ്പോഴും രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ അറിയുന്ന കാര്യമാണ് അങ്ങനെ തർക്കം വന്നു തർക്കം വന്നപ്പോൾ നമ്മൾ ഈ വിഷയം ജമ്മിയത്ര വലിയ ചർച്ച വന്നപ്പോൾ അയാൾ പറഞ്ഞു ഞാനതിൽ ഉറച്ചു നിൽക്കുന്നില്ല ഉറച്ചെടുക്കാൻ പാടില്ല എന്ന് കെ ജെ ശാസിച്ചു അങ്ങനെ പാടില്ല നിങ്ങൾ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളായത് പക്ഷേ പിന്നീട് നീലപുസ്തകം പുറത്തിറക്കി ഭിന്നിപ്പിന് ഉദ്ഘാടനം ചെയ്തവർ നീലപുസ്തകത്തിൽ എഴുതി എന്താണെന്നറിയോ അതിനെന്താ തെറ്റ് എഴുതിയ കേക്ക് പറഞ്ഞു ഞാനിത് ഉറച്ചു നിൽക്കുന്നില്ല പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഇവർ പറഞ്ഞു കെ ജെ യുവിൽ നടന്ന ചർച്ചയുടെ നാടകമായിരുന്നു എന്നാണ് ഞങ്ങളാരും നാടകം കളിക്കാൻ പോയതല്ല ഞങ്ങളൊക്കെ ബോധപൂർവം തന്നെ ഈ പ്രശ്നം അവസാനിക്കാൻ വേണ്ടി പോയവരായിരുന്നു എന്നിട്ടോ ഇവർ പറയാണ് കറ എന്ന് പറഞ്ഞാൽ ജമാ അർത്ഥമുണ്ട് വായിക്കാനും ഒരുതരം പെറുക്കിക്കൂട്ടൽ തന്നെയല്ലേ അപ്പൊ നിങ്ങൾക്ക് അരീക്കോട് എന്ന് എഴുതണമെങ്കിൽ ആ അവിടുന്ന് രി ഇവിടുന്ന് കോ ഇവിടുന്ന് ഡി ഒക്കെ പാടെ കൂട്ടി വെച്ചാൽ അരീക്കോട് അപ്പൊ വായിക്കലും ഒരുതരം പെറുക്കിക്കൂട്ടലാണ് എന്താ ന്യായീകരണം നോക്കിങ്ങൾ അതുപോലെ ലാത്തു ഹരിക്ക് ബി ലിസാന താജലബി അള്ളാഹുവിന്റെ റസൂലിന് വഹിയിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് മനഃപ്പാടമാക്കുവാൻ ധൃതിയിൽ ചുണ്ട് ചലിപ്പിച്ചപ്പോ അങ്ങനെ ധൃതി കൂട്ടേണ്ടതില്ല ഇന്ന അലീന ജമ്മഹു ഖുർആാന് അത് നിങ്ങളെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടിത്തരൽ നമ്മുടെ ബാധ്യതയാണ് ഏയ് അതിനെ സംബന്ധിച്ച് പറഞ്ഞെന്താ അതിന്റെ മുകളിൽ പറയുന്നതും പരലോകാണ് താഴെ പറയുന്നതും പരലോകാണ് അതിന്റെ ഇടയിൽ ഒരു വഹിയിറങ്ങണിയെ പറ്റി പറയില്ല അപ്പൊ എന്താക്കി കാഫറായ മനുഷ്യൻ പരലോകത്ത് റബ്ബിനോട് വാദിക്കുകയാണ് അപ്പൊ അള്ള പറയാൻ നീ വാദിക്കാനൊന്നും നിൽക്കണ്ട നിന്റെ തെളിവിൽ ഏകക്കപ്പെടണ്ട് അത് നമ്മളത് വായിച്ചു തരും ഫൈദ കറയിനാവും ഫത്തബി രേഖ അങ്ങ് വായിച്ചു തരുമ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നോക്കണം നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് ജമിയത്തിൽ പോലും പറഞ്ഞു ഇബിന് അബ്ബാസ് ചുണ്ടനക്കി കാണിച്ചു തന്നിരുന്ന ഈ ഹദീ ആയത്ത് വിശദീകരിക്കുമ്പോൾ വ്യക്തമായി പറഞ്ഞു പക്ഷേ അതിൻ്റെ ഇതിൽ വ്യാഖ്യാനം വന്നപ്പോൾ ജമിയത്തിൽ മീൽ വെച്ച് പറഞ്ഞ് ഇത്തരം ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് ഈ സലഫി മാർഗത്തിൽ നിങ്ങൾ വ്യതിചരിച്ചു പോകരുത് ആദ്യത്തെ തീരുമാനം തന്നെയതാ പരിശുദ്ധ ഖുർആാനും തിരുശുല്ലത്തും മനസ്സിലാക്കുന്നതിനും ഇസ്ലാമിക വിശ്വാസാചാരങ്ങൾ സ്വീകരിച്ച് ആചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം അവലംബിക്കേണ്ടതാണ് അതാണ് ഒന്നാമത്തെ തീരുമാനം പിന്നുള്ള മുഴുവൻ തീരുമാനവും അതിനെ പിൻപറ്റിക്കൊണ്ടാണ് അപ്പൊ സെലഫീങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് നോക്കണം ഇത് പറഞ്ഞപ്പോൾ ന്യായീകരണം ഉണ്ടായി ജമിയത്തിന്റെ തീരുമാനം കഴിഞ്ഞ് പിന്നെയും ഭിന്നിപ്പുകാർ മുന്നോട്ട് പോയി അവരെന്താ പറഞ്ഞറിയോ വയനാട്ടിൽ വെച്ച് ഈ ആള് പ്രസംഗിച്ചത് ഞാൻ ഈ പറഞ്ഞാർത്ഥം ഈ മരമൂരാറ്റികൾക്ക് മനസ്സിലാണെങ്കിൽ കാൽ നൂറ്റാണ്ട് കഴിയണമെന്നാണ് ന്യായീകരണം തന്നെ നോക്കണം നിങ്ങൾ അപ്പൊ സെലബി പ്രസ്ഥാനത്തിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണവും പ്രമാണങ്ങളോടുള്ള സമീപനമാണ് പ്രധാനമായും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രമാണങ്ങൾ ഓരോരുത്തരും അവനാന്റെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാന്നാണ് എത്രയെത്ര ഹദീസ് അവർ തള്ളിക്കളഞ്ഞത് എന്താ കാരണം അവരെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല ദന്തം വെള്ളത്തിന്റെ ഹദീസ് അത് ഇസ്മായിൽ നബിക്ക് ആതിരാ ബീവിക്ക് ചെയ്യാനുള്ള വെള്ളമല്ലേ എന്നാണ് അവർ നേതാവ് പറഞ്ഞത് എങ്ങനെയുണ്ട് ദന്തം വെള്ളം അത് ഭക്ഷണവർക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണമാണ് രോഗത്തിന് ശമനമാണ് മാ ഉദ്ദേശത്തിന് വേണ്ടി കുടിച്ചു ആ ഉദ്ദേശം നിറവേറുന്നതാണ് ഈ ഹദീസ് സഹീഹാണെന്ന് സ്ഥാപിക്കാൻ മാത്രം ഇബിനെ ജലസ്കലാനി ഒരു ജുസ് പുറത്തിറക്കിയിട്ടുണ്ട് പക്ഷേ ഹദീസുകളെ നിഷേധിച്ചുകൊണ്ട് ജംസം വെള്ളത്തിന്റെ ഹദീസൊക്കെ ദുർബലമാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്ക് ജംസം വെള്ളത്തിനെ തള്ളിക്കളഞ്ഞു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ടായി സുഹൃത്തുക്കളെ എത്രയെത്ര ഹദീസുകൾ തള്ളിക്കളഞ്ഞു റസൂൽ നമുക്ക് സിഹിർ ബാധിക്കുമെന്ന ഹദീസ് ബുഹാരി റിവാറ്റ് ചെയ്ത ഹദീസ് തള്ളിക്കളഞ്ഞില്ലേ രാവിലെ ആരെങ്കിലും മദീനയിലുള്ള വിലപിടിപ്പുള്ള അജുവ കാരക്ക ഏഴെണ്ണം തിന്നാൽ വൈകുന്നേരം വരെ അയാൾക്ക് സിഹിറോ വിഷമോ ബാധിക്കുന്നതല്ല അതിനെ ചോദ്യം തിന്നാ പോരായിരുന്നില്ല ഏയ് നബിക്ക് എന്താ പിന്നെ നബിക്ക് തീർ ബാധിക്കോ പോർത്ത കേട്ടിരിക്കുന്ന മടവൂരി ചിന്തിക്കൂല അള്ളാഹബിച്ച റസൂൽ പണക്കാരനാണോ അജുവാക്കാരൊക്കെ വിലപിടിപ്പുള്ള കാരൊക്കെയാണ് അന്നും ഇന്നും ഏഴെണ്ണം ഒരാൾക്ക് തിന്നണം ഒമ്പത് ഭാര്യമാർക്ക് ലഭിക്കും കൂടി എട്ട് അമ്പത്തി ആറ് കാരക്ക ഏതാണ്ട് ഒരു കിലോ വടം എല്ലാ ദിവസവും അതന്നെ രാവിലെ തിന്നാ വൈകുന്നേരം വരെ പ്രൊട്ടക്ഷൻ ഉള്ളൂ മകരിബേ ഞാൻ അതിന്റെ പ്രൊട്ടക്ഷൻ തീർന്നു ഇന്നിപ്പോ ലബീദ് ബില്ലാസം എനിക്കെതിരെ സിഹർ ചെയ്യും അതുകൊണ്ട് കാരക്ക തിന്ന് റെഡിയായി നിൽക്കണം നബിക്ക് കൈവറിയോ അതൊന്നും ചിന്തിക്കാം മടവൂരിക്ക് കഴിയൂല തല മണയം തൈ പിന്നെ എങ്ങനെ സാധിക്കും സാധ്യല്ല സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനം തെന്നിത്തെറിച്ച് പോയി എവിടെ എത്തിയാ നിൽക്കുന്നത് അമേരിക്കക്ക് ഓശാന പാടുന്ന അവസാനം കരിങ്കൊടി കാണിച്ചു ഏതെങ്കിലും മതപണ്ഡിതന് കേരളത്തിൽ കരിങ്കൊടി കിട്ടിയിട്ടുണ്ടോ അതും കിട്ടി ഇയാൾക്ക് അമേരിക്കക്ക് രാജ്യപ്പണി എടുത്തിട്ട് എന്നിട്ട് പറയുന്നത് എന്താ അറിയോ ഓ അമേരിക്കയും സാമ്രാജ്യത്തൊക്കെ സംസാരിക്കാൻ കേന്ദ്രന്മാർക്ക് എന്താ അവകാശം അവർ സാമൂഹ്യ വിഷയങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നവരല്ലേ നിങ്ങളെ സാമൂഹ്യം നിങ്ങളെ ബന്ധം നിങ്ങളെ പത്രമൊക്കെ ഇപ്പോൾ എവിടെ എത്തിയത് ഞങ്ങളോട് പറയേണ്ടതില്ല അതൊക്കെ നിങ്ങളെ കുഞ്ഞാടുകളോട് ഓതിക്കൊടുത്താൽ മതി മാർഗോപദ്രാൻ എന്ന് പറയുന്ന അമേരിക്കൻ ചാരസംഘടന നടത്തുന്ന ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ മുട്ടുകാൽ വരെ സ്കർട്ടിട്ട പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ നോക്കി ആരാ സ്പോൺസർ ചെയ്തത് മടവൂരികളാണ് ആരവിടെ വളണ്ടിയർമാരായി നിന്നത് മണവൂരികളാണ് അന്ന് എല്ലാ മുസ്ലിം സംഘടനകളും അതിനെ എതിർത്തു ഇപ്പോൾ ഇതാ ഒബാമയുടെ വകയായിട്ട് അമേരിക്കൻ വക ഇഫ്താർ എന്നിട്ട് ഹുസൈൻ മടവൂര് ചോദിക്കാണ് ഒന്ന് നോൽപ്പ് വരക്കാൻ ഒരുമിച്ച് കൂടിയാൽ ഒബാമന്റെ സീഡി ഒന്ന് കാണാൻ ഒന്ന് ഇരുന്നാൽ എന്താ കുഴപ്പം ഒബാമന്റെ സീഡി വീട്ടിലിരുന്നാക്കണം ഇന്റർനെറ്റ് ഉള്ളവന് അതിനെ തൃശ്ശൂർ പോണ്ടതില്ല എന്നിട്ട് സലാം മാസ്റ്റർ എന്ന് പറയുന്ന മടവൂരി നേതാവും ഉസൈൻ മടവൂരും ഇവിടുത്തെ അവരുടെ എംബസിയിൽ ആൾ കൂടി കൂടിയിട്ട് തൃശ്ശൂരിൽ ഇഫ്താർ തൊട്ട് തലേ ദിവസം മാത്രം പത്രപ്രവർത്തകർക്ക് ക്ഷണം എന്നിട്ടോ ആരും പോയോ ആരും പോയില്ല എല്ലാവർക്കും മനസ്സിലായി എന്നിട്ടോ ഞങ്ങളും എംബസിയും തമ്മിലുള്ള നല്ല ബന്ധം കൊണ്ടാണ് ഞങ്ങളെ ഏൽപ്പിച്ചത് എന്താണ് ആ നല്ല ബന്ധം അത് ഞങ്ങൾക്കൊന്ന് അറിയണം മുസ്ലിമീങ്ങളെ ചുട്ടുകൊല്ലുകയും മുസ്ലിമീങ്ങൾ അന്യായമായി കൊന്നൊടുക്കുകയും ചെയ്യുന്നു അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലുമൊക്കെ എല്ലാവരും വേദനിക്കുന്നു ഫലസ്തീൻ എത്രയോ കാലമായി ഇസ്രയേലിനെ കൊണ്ട് അവരാ പണി ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള അമേരിക്ക എല്ലാ മുസ്ലിമീങ്ങളും വെറുക്കുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിന്റെ വക ഇഫ്താറൈ ഇഫ്താറൈ നോമ്പ് വർക്കാൻ തന്നെ അങ്ങനത്തെ പൈസ ഉണ്ടാ തന്നെ അങ്ങനെ നോമ്പ് വർക്കാൻ പറ്റുമോ ഒബാമന്റെ സി ഡി കാണാൻ പോയി എന്നാണ് സി ഡി കാണാൻ വേറെ സൗകര്യമില്ലാഞ്ഞിട്ടേ അങ്ങനെ നാരി എല്ലാവരും അതിനെ എതിർത്തു അവസാനം കരിങ്കൊടി കാണിച്ചു കൊടുത്തു കുട്ടികൾ നിന്ന് ഇതെല്ലാം സംഭവിച്ചതല്ലേ എന്നിട്ട് പറയാണ് മുജാഹിദുകൾക്ക് ഞങ്ങൾ ഇവരത് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം അത് എൻ ഡി എഫും മറ്റൊക്കെ പറയുന്നത് ഇവർക്കെന്താ അത് പറയാൻ അവകാശം കാരണം ഞങ്ങൾ പൊതുപ്രവർത്തനവുമായിട്ടൊന്നും ബന്ധമില്ല പൊതുരംഗവുമായി ബന്ധമില്ലാത്ത വളരെ ഉറുക്കും നൂലൊക്കെ പറഞ്ഞു നിൽക്കണം നിങ്ങൾക്ക് എന്താ അത് പറയാൻ അവകാശം നിങ്ങളിപ്പോൾ ഉറുക്കും നൂലൊക്കെ പറയുന്നത് നിർത്തിയെന്നാ തോന്നണത് ഞങ്ങളെ സംബന്ധിച്ചത് നിർത്താൻ പറ്റില്ല ചെറുക്കിൻ്റെ വകഭേദങ്ങളാണ് ഉറുക്കും നൂലൊക്കെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗം അതിലേക്ക് പോകുന്നുണ്ട് അതൊക്കെ അനുവദിക്കപ്പെട്ട ചികിത്സാ രീതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളെ കടമയാണ് ഞങ്ങൾ പറയുന്നുണ്ട് ഇത് ഒക്ടോബർ പതിനാല് ഇന്ത്യ ടുഡേയാണ് പുതിയൊരു ആഗോള അധ്യായം എന്ന് പറഞ്ഞിട്ട് വർത്തമാനത്തിൽ ഇത് പിരിഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഇതിൽ ഇതിലെന്താ പറയുന്നതെന്നറിയോ ഇതാ കേട്ടോളുങ്ങൾ ഇന്നത്തെ കൊടുത്ത ബാങ്ക് വായ്പ പുനരുദ്ധാരണത്തിനായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാൽ എന്നാൽ ഇന്നത് ഒരു മനുഷ്യാവകാശ പ്രശ്നമായി മാറാൻ ഇടവരുത്തിക്കൊണ്ട് മറ്റൊരധ്യായം തുറക്കുകയാണ് മുജാഹിദ് മടവൂർ ഹുസൈൻ വിഭാഗത്തിലേക്കുള്ള പത്ര മാനേജ്മെന്റ് വായ്പയുടെ ബാധ്യത ഏറ്റെടുത്ത് മാനേജ്മെന്റ് എഴുതി നൽകിയ ഉറപ്പിന്മേലാണ് അന്ന് ജീവനക്കാർ വായ്പ എടുത്തു കൊടുത്തത് എന്നാൽ ആ പണവും തുലഞ്ഞ് ശമ്പളം പോലും ലഭിക്കാനായി മറ്റു വഴികൾ തേടി ജീവനക്കാർ പോയതോടെ മാനേജ്മെന്റ് വായ്പ തിരിച്ചടക്കം നിർത്തി ഇന്നിപ്പോൾ വായ്പാ കുടിശ്ശിക പത്തൊമ്പത് ലക്ഷത്തോളം രൂപ തിരിച്ചു പിടിക്കാൻ ബാങ്ക് നൽകിയ കേസിന്മേൽ കോഴിക്കോട് ജില്ലാ കോടതിയിൽ വിചാരണ നേരിട്ട് വരികയാണ് ജീവനക്കാർ അതോടെ കൂട്ടായ്മ കേരള പത്രപ്രവർത്തക യൂണിയന്റെ സഹായത്തോടെ മാനേജ്മെന്റിനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ് കൊടുക്കാനും പോകുന്നു ഞങ്ങൾ ഇതിൽ പറയുന്നുണ്ട് മുജാഹിദ് എന്നുള്ള പേരിൽ ഞങ്ങൾ നടത്തണത് അതുകൊണ്ടാണ് മുജാഹിദ് മടവൂർ വിഭാഗം ഈ മടവൂരും കിടവൂരും എന്ന് അറിയാത്തവരുണ്ടാവും സാധാരണക്കാർ നിങ്ങളെ മുജാഹിദീങ്ങൾ പാവപ്പെട്ട പത്രപ്രവർത്തകരെ വഞ്ചിച്ചില്ലേ വേർപെട്ടിന് മുമ്പ് കൂലി കൊടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പാവപ്പെട്ട ആളുകളെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ട് അത് തിരിച്ചറക്കാതെ വഞ്ചിച്ചില്ലേ എന്നൊക്കെയാണ് ഇന്ന് അവർക്കൊരു പ്രത്യേക വെബ്സൈറ്റ് തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഈ വർത്തമാനത്ത് പുറത്തുപോയ ആളുകൾ അവർ പ്രത്യേകം വെബ്സൈറ്റ് തന്നെ തുടങ്ങിയിട്ട് അവർ ഇതിനെ സംബന്ധിച്ചൊക്കെ വിശദമായി എഴുതി കൊടുത്ത് ജനങ്ങളുടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടി വരുന്നത് എന്താണറിയോ ഈ ഈ പോക്ക് പോയാൽ ആഗോള സലഭി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ അതൊരു കറുത്ത അധ്യായമായി മാറുമെന്നാണ് ഇവർ എഴുതിയിട്ടുള്ളത് എന്നിട്ട് പറയാണ് വയനാട്ടിലെ സമ്മേളനത്തിന് എന്തായിരുന്നു പ്രമേയം ഇസ്ലാം നീതിക്ക് നന്മക്ക് അല്ലേ അപ്പൊ ഞങ്ങൾ അതിൻ്റെ ഒരു അടിക്കുറിപ്പൂടി കൊടുത്തു മടപൂരിസം ചതിക്ക് വഞ്ചനക്ക് വാസ്തവല്ലേത് എത്ര ആളുകളെ വഞ്ചിച്ചത് പലിശക്ക് എന്തിനാ ബാങ്ക് പത്രത്തെ താങ്ങി നിർത്താൻ വേണ്ടി പലിശ അത് മാരെ പാവപ്പെട്ട തൊഴിലാളികളെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ട് എന്നിട്ട് തിരിച്ചടച്ചോ ഇല്ല എന്തൊക്കെ പറഞ്ഞിട്ടാ തുടങ്ങിയത് അല്ലേ എൻ്റെ നാട്ടിൽ പിരിവിന് വന്നു സി പി ഉമ്മർ സെലവി വർത്തമാനത്തിൻ്റെ കോളേജിൽ അപ്പോൾ ഒരാൾ ചോദിച്ചു മൗലവി എൻ്റെ ജക്കാത്തിൻ്റെ പൈസ തരാൻ പറ്റുമോ ഏ എന്താ തരുന്നേന് ഇന്ന് നമ്മളെ കൂടെയാ മനസ്സിലായില്ലേ അയാൾ ജക്കാത്തിന്റെ പൈസ എടുത്തു കൊടുത്തു കാരണം പുണ്യല്ലേ ചെയ്യാൻ പോണത് വലിയ പുണ്യ പ്രവർത്തനല്ലേ ജക്കാത്തിന്റെ പൈസ കൊടുത്ത് നടത്തണേ മുസ്ലിമീങ്ങൾക്ക് ഒരു പത്രം ഉണ്ടാകാൻ പോവല്ലേ അങ്ങനെ കൊടുത്തു ജക്കാത്തിന്റെ പൈസ വാങ്ങി പത്രം നടത്തി പത്രം യാഥാർത്ഥ്യമാകാൻ പോകുമ്പോൾ എം ഐ തങ്ങളെ നേതൃത്വത്തിൽ ജില്ലാ മീറ്റിംഗ് വെച്ചു ആളുകൾ ചോദിച്ചു ഇതിൽ എന്തൊക്കെ ഉണ്ടാകുക ഭാഗ്യക്കുറിന്റെ പരസ്യം ഉണ്ടാകുമോ ഉണ്ടാകും ചിട്ടി സ്ഥാപനത്തിന്റെ ബാങ്ക് പിന്നെ പലിശ കമ്പനികളുടെ പരസ്യം ഉണ്ടാകുമോ ഉണ്ടാകും സിനിമന്റെയും സീരിയലിന്റെയും പരസ്യം ഉണ്ടാകുമോ ഉണ്ടാകും അല്ലാതെ ചോദിച്ചപ്പോൾ എം ഐ തങ്ങൾ നിങ്ങൾക്ക് എന്നെ ചോദിക്കേണ്ടതില്ല മലയാള മനോരമയിലും മാതൃഭൂമിയിലും എന്തൊക്കെ ഉണ്ട് അതൊക്കെ അതിലുണ്ടാവും കാരണം അവരോട് കോമ്പിറ്റ് ചെയ്യാനാണ് മത്സരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് മത്സരം വന്നാൽ പിന്നെ അറാമു അലാലും ഉണ്ടാവില്ല ജയിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ എന്തൊക്കെ ചെയ്തു എവിടെയൊക്കെ പോയി പണ്ട് മാധ്യമം ഇറങ്ങിയ കാലത്ത് പരസ്യത്തെക്കുറിച്ച് നമ്മൾ എഴുതിയ ഷബാബിലെ ലേഖനം ഇന്ന് നമുക്കതിൽ പല്ലിളിച്ച് നോക്കുകയാണ് പരസ്യത്തിലെ ധാർമ്മികതയും അധാർമികതയും പർദ്ദയായാലും സാരിയായാലും മാതകത്വം തുളുമ്പുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇല്ലാതെ ഇന്ന് കച്ചവടക്കാർക്ക് മുസ്ലിം കച്ചവടക്കാർക്ക് പോലും കച്ചവടം ചെയ്യാൻ പറ്റുന്ന സ്ഥിതി വന്നിരിക്കുന്നു എന്നിട്ട് മുസ്ലിം പേരുള്ള പത്രങ്ങൾ അത് വെണ്ടക്ക നിരത്തി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമത്തെ വിമർശിച്ച് നമ്മുടെ ആളുകൾ എഴുതി ഞങ്ങൾ ഇന്നും അതിൽ ഉറച്ചു നിൽക്കുന്നു അത് പാടില്ലാത്തതാണ് പക്ഷെ ഇപ്പൊ എവിടെ എത്തിയത് ഏത് പരസ്യവും വരട്ടെ എന്നിട്ടിപ്പത് ഹുസൈൻ മടവുരുത്തിയും കൂട്ടരുത് ആണോ പത്രം അല്ലേ അഴീക്കോടിനെ കൊണ്ട് തുടങ്ങി ഏയ് അഴീക്കോട് അതിന്റെ ഒന്നാം വാർഷിക പതിപ്പിൽ എഴുതിയത് എന്താണെന്നറിയോ ഞാൻ പല പത്രങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെയൊക്കെ മാനേജ്മെന്റുമായി ഉടക്കിയിട്ട് എനിക്ക് പോരേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ മാനേജ്മെന്റിന്റെ അടുത്ത് പ്രശ്നമേ ഇല്ല ഞാൻ ആദ്യമായി എഴുതി കൊടുത്ത എഡിറ്റോറിയൽ ഒന്ന് വായിച്ചു നോക്കണമെന്ന് പോലും അവർക്ക് തോന്നിയില്ല അത്രയും ദാസ്യവേലയാണ് അടിമത്താണ് അന്നൊരു തമാശ ഉണ്ടായിരുന്നു പറയാറ് മൂന്നെണ്ണം മൂപ്പര എഴുതുന്നതാണ് ഏറ്റവും നല്ല മനോരമ കൊടുക്കും രണ്ടാമത്തെ മാതൃഭൂമി കൊടുക്കും ചവറ്റുവട്ടി കയറിയാൻ പോണത് വർത്തമാനം എടുത്തു കൊടുക്കുന്നതാണ് ഏയ് ഈ മാനേജ്മെന്റുമായി എനിക്ക് തെറ്റേണ്ട ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ ആള് ഇരുപത്തയ്യായിരം രൂപ മാസശമ്പളം കിട്ടാതെ അവസാനം കാറും വാങ്ങി തടി സലാമത്താക്കി എത്ര ആളുകളെ വഴിയാധാരാക്കിയത് വഞ്ചനയുടെ ചരിത്രം പറഞ്ഞതെന്താ വക്കം മൗലവി തുടങ്ങി വെച്ചിട്ടുള്ള സ്വദേശാഭിമാനി പത്രം അതിന്റെ അതിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടവർ ഞങ്ങളാണ് ഏയ് വക്കം മൗലവി എത്ര ആളെ കൊണ്ടാ ലോൺ എടുപ്പിച്ചറിയോ പലിശ ലോൺ എടുപ്പിച്ചിട്ടാ പത്രം പത്രം നടത്തിയത് തന്നെ തിരുവിതാംകൂറിൽ ആദ്യത്തെ മുഹമ്മദീയ പത്രം എന്നായി എഴുതിയത് അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിരുന്നത് അങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായോ നിങ്ങൾ മലയാള മനോരമ മാതൃകൊണ്ട് കോമ്പിറ്റ് ചെയ്യാനെന്നാ പറഞ്ഞത് വക്കമൗലവി വലിയ ഒരു പണക്കാരനായി തറവാട്ടിൽ ജനിച്ചിട്ട് കടക്കാരനായി മരിച്ചു അങ്ങനെ അദ്ദേഹം നാട്ടുകാരെ പൈസ വിരിച്ചിട്ടല്ല ഇത് പതിനായിരം ഷെയർ വിറ്റെന്നാൽ അയ്യായിരം ഞങ്ങൾക്കും അയ്യായിരം പത്രത്തിനും പതിനായിരം റുപ്യ കൊടുത്താൽ റെസീറ്റ് അയ്യ എന്താ അയ്യായിരം അയ്യായിരം നമ്മളെ എന്നെ പത്രത്തിലുള്ള സംഭാവനയും അയ്യായിരങ്ങളെ ഷെയറും ആ ഇപ്പൊ വലുതായിട്ട് നിങ്ങൾക്ക് ചില ആളുകൾ പറയും ഞമ്മക്ക് എന്തിനാ ഒരു പത്രം എന്നൊക്കെ പറഞ്ഞാൽ ഹേ ഇതൊരു പത്രം വെക്കരുത് ഒരു ബിസിനസ് നിങ്ങളിപ്പോ പലതിനും പൈസ ഇറക്കുന്നില്ലേ അപ്പൊ അവിടെ അങ്ങനെ ചിലരോട് പറയുമ്പോൾ ദീനിയായ കടമയാണ് സക്കാത്ത് വരെ കൊടുക്കണം എന്നറിയാം എന്നിട്ടോ ഇപ്പൊ കിട്ടും വരുമാനം ഏയ് ഇനിയിപ്പോ ജോലിക്കൊന്നും പോണ്ടില്ല വർത്തമാനം വലുതായിട്ട് എന്റെ ഷെയർ ഇങ്ങനെ ഇന്ന് അന്ന് പത്ത് റുപ്യക്ക് വിറ്റ മാതൃഭൂമിയുടെ ഷെയറിന് എന്നെത്രയാ വില ആ അതിനേക്കാൾ എത്ര ഇരട്ടിയായിരിക്കും നമ്മളെ ഷെയറിന്റെ വില ഇതിൽ മോഹിപ്പിച്ചു എവിടെ എത്തി എവിടെ എത്തി സംഘടന പുലർന്നിട്ടും വി സിയുടെ റിപ്പോർട്ടാണ് എൺപത് ശതമാനം ആളി നമ്മളെപ്പാണ് ഓ എന്നാ പിന്നെ പത്രമൊക്കെ പേടിക്കേണ്ട ഇല്ലല്ലോ ഏയ് കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി എട്ട് ശതമാനം പോലും ഇല്ലാതെ എന്നിട്ടോ പിടിച്ചു നിന്നോ പിടിച്ചു നിന്നോ എന്നിട്ട് എന്തെല്ലാം ന്യായീകരണങ്ങളാ പറഞ്ഞു നോക്കിയത് അപ്പൊ സുഹൃത്തുക്കളെ മുജാഹിദ പ്രസ്ഥാനത്ത് തെന്നിത്തെറിച്ച് പോയവർക്ക് എന്തെല്ലാം കുതന്ത്രങ്ങളാണ് ആ കുതന്ത്രങ്ങളൊക്കെ അള്ളാഹു സുബാനത്തല പരാജയപ്പെടുത്തി കാരണം എന്താണെന്നറിയോ ഇത് മുൻഗാമികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം പ്രമാണങ്ങളിലേക്ക് മുസ്ലിമീങ്ങളെ തിരിച്ചു വിളിക്കുകയും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളണമെന്ന് പഠിപ്പിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ഏത് വിഷയത്തിലും മുജാഹിദ് പ്രസ്ഥാനം ആരുമായ അഭിപ്രായ വ്യത്യാസമുണ്ടോ ആ വിഷയങ്ങളൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ധീരമായി പരിശോധിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറാണ് സത്യം ഞങ്ങളുടെ വശത്താണ് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഏത് വിഷയവും വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല മുജാഹിദ് പ്രസ്ഥാനം ആധികാരികമായി തന്നെയാണ് പറയുന്നത് മുസ്ലിം സംഘടനകളുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള ഏതേത് വിഷയങ്ങളും പ്രമാണം ഞങ്ങളോടൊപ്പമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അത് പ്രചരിപ്പിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ അജണ്ട എന്താണെന്നും പ്രവർത്തന ശൈലി എന്താണെന്നും ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം അതിൽ ഒളിച്ചുവെക്കലോ വളച്ചുകെട്ടോ ഇല്ല തികച്ചും സുതാര്യമാണ് ഞങ്ങളുടെ ഞങ്ങൾക്കൊരു ഹിഡൻ അജണ്ടകളുമില്ല പക്ഷെ അങ്ങനെ ഹിഡൻ അജണ്ടകളുടെ പല്ലും ഇവിടെയുണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് അന്നു മുതൽ ഇന്നോളം ദീനിയായ ഇസ്ലാഹ് അത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് മതത്തിൽ കയറി കൂടിയിട്ടുള്ള ചിലർ കടത്തിക്കൂട്ടിയിട്ടുള്ള അന്ധവിശ്വാസികളെയും അനാചാരങ്ങളെയും ഇല്ലായ്മ ചെയ്ത് സ്ഫുടം ചെയ്ത യഥാർത്ഥ ഇസ്ലാമിനെ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് നബിസല്ലാസും സഹാബത്തും ജീവിച്ച് മാതൃ കാണിച്ച ഇസ്ലാമിനെ ഈ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള ഇസ്ലാമിലേക്ക് നാം തിരിഞ്ഞു നടക്കണം എന്ന് ആഹ്വാനം ചെയ്യുക അതുമാത്രമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ചെയ്യാനുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തോടുള്ള പ്രതിബദ്ധത അത് വീണ്ടും വീണ്ടും ഉണർത്തുവാനാണ് നാം ഈ പ്രമേയം തെരഞ്ഞെടുത്തിട്ടുള്ളതെന്നും ആ പ്രമേയത്തെ നിങ്ങൾ പഠന മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നും മുജാഹിദ് പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുകയാണ് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം ഇൽമെന്ന് പറയുന്നത് അമലിനു വേണ്ടിയാണ് അമൽ ചെയ്യുമ്പോൾ ഇൽമോട് കൂടി ചെയ്താൽ നമുക്കതിൽ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ടാകും അത് മാത്രമാണ് ഇസ്ലായി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലുള്ള പ്രധാന പ്രധാനമായ ഊന്നലും അതിലാണ് നിങ്ങൾ മനസ്സിലാക്കണം പല ആളുകളും പറയും ഞങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തിന് സാമ്രാജ്യത്വത്തിന് ഇതിൽ ഒന്നും പറയാനില്ല ഏയ് സാമ്രാജ്യത്വത്തിനെതിരിൽ സാമ്രാജ്യത്വത്തിന്റെ വേരറുക്കുന്ന പ്രബോധനമാണ് ഇസ്ലായി പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പല ആളുകളും അമേരിക്കയോടുള്ള വിരോധം എന്താ അമേരിക്ക ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക ഞങ്ങൾ പറയുന്നു ഉൽപ്പന്നം ബഹിഷ്കരിച്ചിട്ട് കാര്യമല്ല ഉൽപ്പന്നം കാശ് കൊടുത്ത് വാങ്ങുന്നവന് കൊടുത്ത കാശിന് സാധനം ഉണ്ടോ അതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ലേ ഇന്ത്യക്കാരുണ്ടാക്കിയാലും അമേരിക്കക്കാരുണ്ടാക്കിയാലും കണക്ക് തന്നെയാണ് നാടനം വിചാരിച്ചിട്ട് പയ്യെ തട്ടിപ്പുണ്ടെങ്കിലോ പൈസ എടുത്ത് വാങ്ങാൻ പറ്റുമോ അതേസമയം ഞങ്ങൾ പറയുന്നത് ഉൽപ്പന്നം ബഹിഷ്കരിക്കലല്ല വേണ്ടത് അതിലല്ല കാര്യമുള്ളത് മറിച്ച് അവന്റെ സംസ്കാരം അവൻ കൊണ്ടുവന്ന ആശയങ്ങൾ അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഇവിടെ സാമ്രാജ്യത്വത്തിന്റെ ഏജന്റുമാരും ദല്ലാളുമാരുമായി പ്രവർത്തിക്കുന്ന അമേരിക്ക അമേരിക്കയിൽ ആരാ ജൂതനും ക്രിസ്ത്യാനിയും ജൂതനും ക്രിസ്ത്യാനിയും തുടങ്ങി വെച്ച ജാറം അതല്ലേ ഇവിടുത്തെ ഇസ്ലാമിന്റെ സിമ്പലായി കൊണ്ടു നടക്കുന്നത് അതിന്റെ റുക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അത് ഇസ്ലാമിൽ കടന്നുകൊണ്ടുവന്ന ആരാ ക്രിസ്ത്യാനികളാണ് ഉലായിക്ക കൗമിൻ കണ്ടോ ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗമാണ് അവരെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചാൽ അയാളുടെ ഖബറിനു മീതെ അവർ ആരാധനാ കേന്ദ്രം ഉണ്ടാക്കും അവർ അള്ളാഹുവിന്റെ പടപ്പുകൾ ഏറ്റവും നീചന്മാരാണ് ഇതാണ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞപ്പോ ക്രിസ്ത്യാനികളുടെ സമ്പ്രദായമാണ് ക്രിസ്ത്യാനികൾ സെമിത്തേരിയിൽ പോയി നോക്കൂ കെട്ടിപ്പൊക്കിയ കബറുകൾ നല്ല മാർബിളൊക്കെ വിരിച്ച് ഗ്രാനൈറ്റൊക്കെ വിരിച്ച് വെച്ച കുരിശ് നാട്ടിവെച്ച കബറുകൾ ഖബറുകൾ ജൂതന്മാരുമുണ്ട് എറണാകുളത്ത് അവർ കബർസ്ഥാനിൽ പോയി നോക്കൂ കെട്ടിപ്പൊക്കിയ കബറുകൾ അത് ആ സമ്പ്രദായം ഇസ്ലാമിക സമുദായത്തിലേക്ക് കൊണ്ടുവന്നത് ആരാ ഷിയാക്കളാണ് ആ ഷിയായുസത്തിനെതിരിൽ ആ കൊണ്ടുവന്നിട്ടുള്ള ജാറത്തിനും ജാറപ്പൂജക്കുമെതിരിൽ ഇസ്ലായി പ്രസ്ഥാനം എന്നും എന്നും ശബ്ദിച്ചിട്ടുണ്ട് ലാനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഹദു ഖുബൂർ അംബിയായിഹിം മസാജിദ തങ്ങളുടെ പ്രവാചകന്മാരെ കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയ ജൂതകസ്ത്യാനികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് അവസാന നിമിഷം പോലും താക്കീത് ചെയ്തു പറഞ്ഞുകൊണ്ടിരുന്നു റസൂലി സ്വലം എന്തിനാണത് ആയിഷംബി അറിയല്ലാവിനെ പറയുന്നു അവരെ മാറിൽ തലവെച്ചുകൊണ്ടാണല്ലോ റസൂൽ അഞ്ചു സമയം കഴിച്ചു കൂട്ടിയത് അവർ പ്രവർത്തിച്ചതുപോലുള്ളത് എന്റെ സമുദായവും പ്രവർത്തിക്കുമെന്നതിനാൽ റസൂൽ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു കണ്ടോ ആ മുന്നറിയിപ്പിന് അവഗണിച്ചില്ലേ മുജാഹിദ് പ്രസ്ഥാനം സാമ്രാജ്യത്വത്തിന്റെ തൊലിപ്പുറമയുള്ള ബഹിർപ്രകടനങ്ങളോടല്ല ഞങ്ങൾക്കുള്ള എതിർപ്പ് അവർ കൊണ്ടുവന്നിട്ടുള്ള ആശയത്തോടും സംസ്കാരത്തോടുമാണ് ഞങ്ങൾക്കുള്ള എതിർപ്പ് ഞാൻ ചോദിക്കട്ടെ ജന്മദിനാഘോഷം ആര് കൊണ്ടുവന്നതാ ജൂതനും ക്രിസ്ത്യാനിയും കൊണ്ടുവന്നതാണ് നിങ്ങളെ മുമ്പുള്ളവരെ നടപടിക്രമങ്ങളെ ചാണിന് ചാണെന്നോണം മുഴത്തിന് മുഴമെന്നോണം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും എത്രത്തോളം എന്ന് വെച്ചാൽ അവർ ഉടുമ്പിൻ മാളത്തിൽ കടന്നാൽ കണ്ണുമുട്ടി നിങ്ങളും അവരെ പിന്തുടരും അപ്പോൾ സഹാബികൾ ചോദിച്ചു ഞങ്ങൾ മുമ്പുള്ളവരെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂതനെയും ക്രിസ്ത്യാനിയെയുമാണോ നബി തിരിച്ചു ചോദിച്ചു ഫമൻ അല്ലാതെ മറ്റാരെയാണ് അപ്പൊ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സംഭവിച്ച തെറ്റുകൾ അവരെ ചീത്ത സമ്പ്രദായങ്ങൾ പിൻപറ്റുന്ന ഒരു വിഭാഗം ഈ സമുദായത്തിലുണ്ടാകുമെന്ന് അള്ളാഹുബിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അതിനെതിരിൽ സമൂഹത്തെ ജാഗ്രതപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇന്നിപ്പോ പ്രവാചക പ്രശംസികളെ പേരിൽ എന്തൊക്കെ നടക്കുന്നു അള്ളാഹുബിന്റെ റസൂൽ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് നമ്മളെ താക്കി ചെയ്തിട്ടുള്ള കാര്യമാണത് പ്രവാചകൻ സല്ലാസ്മോടെ സ്നേഹത്തിൽ കവിഞ്ഞ് പ്രശംസിച്ച് പ്രശംസിച്ച് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് പ്രവാചകനെ ഉയർത്തിയില്ലേ ലാത്തുത്രൂനീക്ക മാത്രത്തിന്റെ സാറ ഈസബിന് മറിയം ക്രിസ്ത്യാനികൾ ഈസബിന് മറിയവൻ അമിതമായി പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കല്ല കേട്ടോ ഇന്നമാൻ അബുദുൻ ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ് ഫക്കൂരു അബുദുല്ലാഹി റസൂലുഹു അള്ളാഹുവിന്റെ അടിമയും അവന്റെ ദൂതനും എന്ന് മാത്രമേ നിങ്ങൾ എന്നെ കുറിച്ച് പറയാവൂ പക്ഷെ ഇന്ന് എവിടെയെത്തി മറ്റേ അഹമ്മദും ഞാനെന്ന് ചൊന്നോവർ വീണ്ടും ആയിനാറ്റ് അറബി ഞാനെന്നോവർ അഹമ്മദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരായ അഹദിൽ മീമ് ചേർന്നതാണ് അഹമ്മദ് എന്ന് മീമ് പോയാൽ അഹദായി അഹദിൽ മീമ് ചേർന്നാൽ അഹമ്മദുമായി അള്ളി റസൂലൊക്കെ ഒന്നെയാണ് കണ്ടോ റബ്ബാണ് അറബ് എന്ന് എഴുതിയിട്ട് അതിന് മാറ്റാൻ റബ്ബായി ഞാൻ റബ്ബാണ് ഞാൻ അഹദാണെന്ന് പ്രവാചകൻ സെല്ലല്ലാലിസല്ലമോ അവകാശപ്പെട്ടു എന്നാണ് മഹമൂദ് മാലക്കാരൻ പറയുന്നത് ഈ രൂപത്തിൽ അള്ളാഹുബിന്റെ റസൂലിനെ പ്രശംസിച്ച് പ്രശംസിച്ച് അവർ ദൈവപുത്രനാണ് ആക്കിയതെങ്കിൽ നമ്മൾ ശരിയായ ദൈവം തന്നെയാക്കി ആ അവസ്ഥ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായി അതിനെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇപ്പൊ ബർത്ത്ഡേ ആഘോഷങ്ങൾ എവിടുന്നാ കടന്നു വന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്നാ കടന്നു വന്നത് അല്ലേ കുട്ടി പറയാണ് എൻ്റെ അപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ പിറന്നാളാണ് ഇന്നലെ മിഠായി കിട്ടി ഇപ്പൊ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് എനിക്കും മിഠായി തരുമോ ഇത് കൊടുത്തേക്കാണ് സ്കൂളിലേക്ക് മിഠായി അല്ലേ തൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിലെ അടുത്തിരിക്കുന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷത്തിന് അബൂബക്കറും നബീസയും പോവുകയാണ് എന്നിട്ടോ കേക്ക് മുറിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊരു പാട്ടും അല്ലേ അഞ്ചാമത്തെ എട്ടാമത്തെ ബർത്ത്ഡേ ആണെങ്കിൽ എട്ട് മെഴുകുതി കത്തിച്ച് ചണക്കുന്നു ഇതെല്ലാം ക്രിസ്ത്യാനികളുടെ സമ്പ്രദായമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ അത് എത്തിയില്ലേ അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ജന്മദിനാഘോഷവും ചരമദിനാഘോഷവും ഒക്കെ കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളാണ് അത് സാമ്രാജ്യത്വത്തിന്റെ അജണ്ടയാണ് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ അതുപോലെ തന്നെ പൗരോഹിത്യം ആരായി നടക്കുന്നത് മേഖലാക്കാളി കാളി സംയുക്ത കാളി ജില്ലാ കാളി സംസ്ഥാന കാളി അല്ലേ കാളി ആരോഹണ ചടങ്ങുകൾക്ക് ആയിരത്തൊന്നങ്ങ സ്വാഗതംഗം രൂപീകരിച്ചു ഒരു മൂല്യർക്ക് കാളി പട്ടം കൊടുക്കാനേ ശരിയായ ക്രിസ്ത്യാനികളുടെ സമ്പ്രദായം അല്ലേ കത്തനാര് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതമെന്ന പോലെ മുസ്ലിയാർ പറഞ്ഞാൽ മുസ്ലിം തിരുവായ്ക്കെതിർവായില്ലാതെ സ്വീകരിച്ചോളണം ഇത്തഹദു അഹബാറഹും റഹുബാനഹും മറുബാബം ബിന്ദൂനില്ല ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾ സംഭവിച്ച തെറ്റാണ് പണ്ഡിത പുരോഹിതന്മാർ അള്ളാഹുവിന്റെ പുറമെയുള്ള റബ്ബുകളാക്കി വെച്ചു വൽ മസീഹബിനും അറിയാം ഈശബിനും അറിയമിനെയും അതിജബിന് ആത്തിൻ കഴുത്തിൽ കുരിശ് ധരിച്ചുകൊണ്ട് റസൂൽദാന്റെ സദസ്സിലേക്ക് വന്നു അന്ന് അദ്ദേഹം ക്രിസ്ത്യാനിയാണ് ഈ ആയത്തോതി കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അവർ ആരാധിക്കുന്നില്ലല്ലോ അവനബി ചോദിച്ചു അല്ല ഹറാമാക്കിയതിന് അവർ ഹലാലാക്കിയാൽ നിങ്ങൾ സ്വീകരിക്കില്ലേ സ്വീകരിക്കും അല്ല ഹലാലാക്കിയതിന് അവർ ഹറാമാക്കിയാൽ അതും സ്വീകരിക്കില്ലേ സ്വീകരിക്കും ഫതിൽ കൈബാദത്വവും അതാണ് അവർക്കുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ഹറാമും ഹലാലും തീരുമാനിക്കാൻ അവകാശം പുരോഹിതന്മാർക്ക് വകവെച്ചു കൊടുത്തു അത് ഈ സമുദായത്തിലുണ്ട് ഇല്ലേ പെൺകുട്ടികൾ കൈയഴിച്ച് പഠിക്കൽ ഹറാമാകുന്നു ആരാ തീരുമാനിച്ചത് സമസ്തകര പൗരോഹിത്യ സഭയാ തീരുമാനിച്ചത് അല്ലേ ആണ്ടു നേർച്ചയിൽ പങ്കെടുക്കണമെന്നൊരു കൂട്ടർ പാടില്ലെന്ന് വേറൊരു കൂട്ടർ ഇതൊക്കെ പൗരോഹിത്യ സഭകളുടെ അരുളപ്പാടുകളാണ് ജമായത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളെ സുന്നാദോഷ സമീപ സമാനമായ ഒരു ശൂറയുണ്ട് അവർക്ക് ഏ മുപ്പതിനെതിരെ നാൽപ്പത് വോട്ടുകൾക്ക് വോട്ട് ചെയ്യൽ ഹലാലാണെന്ന് തീരുമാനിച്ചു ചൂറ കൂടിയിട്ടേ ഇങ്ങനെയുണ്ടോ അപ്പൊ ഹറാമും ഹലാലും തീരുമാനിക്കാൻ അവകാശം പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും ബഹുവച്ചു കൊടുക്കുന്ന പൗരോഹിത്യം അതിനെതിരെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ നഹസ് ആരുണ്ടാക്കിയതാ ക്രിസ്ത്യാനികളും ജൂതന്മാരിന്നും ഷിയാക്കളിലൂടെ കടന്നു വന്നതാ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ മാത്രമല്ല റമദാൻ ഇരുപത്തൊന്നും ഇരുപത്തഞ്ചും ഇരുപത്തേഴും മർക്കത്തിന്റെ കലണ്ടറിൽ നെഹസ ഏ റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകൾ നഹസ് ദുൽഹജ് പത്ത് നഹസ് എവിടെ എത്തി ഈ രൂപത്തിൽ ഇതെല്ലാം അപ്പൊ ജൂത ക്രിസ്ത്യാനികളുടെ അജണ്ട മുഴുവൻ നടപ്പിലാക്കുക താടി വടിക്കുക മീശ വളർത്തുക ആര് കൊണ്ടുവന്നതാ ജൂതനും ക്രിസ്ത്യാനിയും കൊണ്ടുവന്നതാ ഏയ് മുജാഹിദീങ്ങൾക്ക് മുളച്ചതൊക്കെ വളർത്തല ഏയ് ഓരോന്നിന്റെ താടി ഉണ്ടല്ലോ കുറെ താടിക്കാര് ആരാ പറയുന്നത് മുസ്ലിമീങ്ങൾ പറയുന്നു അല്ല മടവൂരികൾ പറയുന്നു താടിക്കാർ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോ കെ എം മൗലവിയും കെ പി മുഹമ്മദ് മൗലവിയും ഉമർ മൗലിയൊക്കെ ഉണ്ടെങ്കിൽ ഇവരെന്തായിരിക്കും പറയാ ഓലൊക്കെ താടി കണ്ടാൽ അല്ലേ ഒരൊക്കെ നേരത്തെ മരിച്ചു മടവൂരിയൽ രംഗത്തിന് മരിച്ചു പോയതുകൊണ്ട് തിരക്കടില്ല താടി പഠിക്കാൻ പത്തു കൊടുക്കുന്നു ഏഷ്യയിലെ മുഹദ്ദീസ് ആ ഒരു കുഴപ്പമല്ല ആ പഠിക്കണ്ടോ പഠിച്ചോ താടി പഠിച്ചിരുന്ന കൂലി എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ അബ്ദുസമദ് ഗാത്തി ചോദിച്ചാൽ അവിടുത്തെ മർത്തിന്റെ കൂലി എവിടെയെങ്കിലും പറഞ്ഞോ നാളെ തുണയിച്ചതാണ് ഒരൊറ്റ മധുഹബനുണ്ടോ പഠിക്കാൻ ജായിസാണ് നാല് മധുഹബനും ഹറാമാണെന്ന് അഭിപ്രായപ്പെട്ടവരില്ലേ ചിലവന് കറാഹത്താണ് കറാഹത്തിന് പണ്ട് ഹറാം എന്ന അർത്ഥം പിൽക്കാലത്തെ മധുഹബിക്കാരാണ് കറാഹത്തിന് ചെയ്താൽ കുഴപ്പമില്ല എന്നൊരു അർത്ഥം ഉണ്ടാക്കിയത് അപ്പൊ താടി വളർ താടി വടിക്കലും മീശ വളർത്തലും ജൂതക്രിസ്ത്യാനികളുടെ സമ്പ്രദായമാണ് മുസ്ലിമീങ്ങളുടെ സമ്പ്രദായമല്ല അപ്പൊ ഞങ്ങൾ അമേരിക്കയുടെ ഉൽപ്പന്നം ബഹിഷ്കരിക്കാനല്ല അമേരിക്കയുടെ സംസ്കാരം ബഹിഷ്കരിക്കാനാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത് സ്ത്രീകളെ രംഗത്തിറക്കി ജാതവരെ നടത്തിയില്ലേ മടവൂരികൾ ഇവിടെ അത് ക്രിസ്ത്യൻ അജണ്ടയാണ് യഹൂദ അജണ്ടയാണ് ഈ യൂണിറ്റി കോളേജിലെ ജുമായ പ്രശ്നത്തിൽ പെണ്ണുങ്ങളെ തെരുവിലർക്ക് ജാത നടത്തി എന്റെ ഉസ്താദ് ഏഷ്യയിലെ മുഹദ്ദിസ് മുന്നിൽ നാണമുണ്ടോ അദ്ദേഹത്തിന് ഇതാര് പഠിപ്പിച്ചതാ ആണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഇപ്പൊ കണ്ടില്ലേ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ പോലെ സംവരണം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക ഗവൺമെന്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിർത്താ ഒറ്റപ്പെടുമെന്ന് പേടി എന്താ ആണിനും പെണ്ണിനും ഒരേ കഴിവാണോ എന്നാ ഞാണുകളൊക്കെ ഒന്ന് പ്രസവിക്കാൻ തുടങ്ങട്ടെ മുലയൂട്ടാനും കുട്ടികളെ പോറ്റാനും തുടങ്ങട്ടെ സാധിക്കോ സാധ്യല്ലല്ലോ ആണ് വേറെ പെണ്ണ് വേറെ ഇന്ന സയ്യക്കും ലക്ഷത്ത ആണിന്റെ പെണ്ണിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ വേറെ പ്രവർത്തനങ്ങൾ വേറെ ശാരീരിക പ്രകൃതി വേറെ അത് വേറെ തന്നെയാണ് പെണ്ണുങ്ങളെ രംഗത്തിറക്കി പെണ്ണുങ്ങളെ കൊണ്ട് ജാഥ നടത്തിച്ചിട്ട് എവിടെ എത്തിപ്പോടി ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ ഇബിനു സഭ എന്ന ജൂതൻ തുടങ്ങിവെച്ച ഷിയായിസം ആ ഷിയായിസത്തിലൂടെ വന്ന ഒരുപാട് ആശയങ്ങൾ ഇന്ന് അഹലുസുന്നത്തിന്റെ ആളുകളാണെന്ന് പറയുന്നവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സാമ്രാജ്യത്വത്തിന്റെ അടിവേറെറുക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ തൊലിപ്പുറമയുള്ള ചികിത്സയുമായിട്ട് ആളുകളെ കണ്ണിൽ പൊടികിട്ട് നടന്നോളൂ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആശയപരമായി പരിശുദ്ധ ഖുർആാന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആദിമ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിനെ ഈ നാട്ടിലും പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതിനായി പ്രവർത്തിക്കുന്നു അതിനായി പ്രമാണങ്ങളിലേക്ക് മുസ്ലിമീങ്ങളെ തിരിച്ചു വിളിക്കുന്നു ഞങ്ങളുടെ സമ്മേളനങ്ങളും ഞങ്ങളുടെ സംഗമങ്ങളും എല്ലാം അതിലേക്കുള്ള ഒരു പ്രവർത്തന മാർഗങ്ങളായി ഞങ്ങൾ കാണുകയാണ് അതുകൊണ്ട് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന് അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം വല തഹ്ഫുമാലുൻ നിനക്ക് വ്യക്തമായ അറിവില്ലാത്ത പ്രമാണങ്ങളുടെ അടിസ്ഥാനത്ത് അറിവ് കിട്ടാത്ത ഒന്നിനെയും നീ പിൻപറ്റാൻ പാടില്ല ഇന്ന സമവൽ മസ്ഊല കേൾവിയും കാഴ്ചയും ഹൃദയവും ചോദ്യത്തിന് വിധേയമാകുമെന്ന് പരിശുദ്ധ ഖുർആാനാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ദീനിന്റെ എല്ലാ കാര്യത്തിലും വ്യക്തമായ എൽമ് അറിവ് നമുക്കുണ്ടാകണം ആ അറിവ് ഖുർആാനും ഹരിത്ത് ലഭിക്കേണ്ടതാണ് അത് ചിന്തിച്ചും പഠിച്ചും മനസ്സിലാക്കിയും പ്രമാണങ്ങളെ ഉൾക്കൊള്ളുവാൻ നാം പരിശ്രമിക്കണം അങ്ങനെ ദീനിനെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സുകൾ ഉൾക്കൊള്ളുകയും ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട അനാചാരങ്ങളെയും ശിർക്ക് വിദാത്തുകളെയും തുടച്ചു മാറ്റുകയും ചെയ്യാൻ നാം പരിശ്രമിക്കണം അതിനാണ് നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തെ ആദർശത്തിന്റെ അടിത്തറയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഈ പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും അള്ളാഹു സുബാനു വസാല ആയുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവിയും ടി പി അബ്ദുള്ളക്കോയ മദനിയും മുഹമ്മദ് മദനിയും അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പ്രായം ചെന്നവരും ക്ഷീണിച്ചവരുമാണ് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും നിലനിർത്തി കൊടുക്കാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തെ കരുത്തോടെ മുന്നിൽ നയിക്കാൻ വേണ്ടി നമ്മളൊക്കെ ദ്വാ ചെയ്യണമെന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു വമ്പിച്ച ദഴവ മുന്നേറ്റം ഈ ഈ രണ്ട് മൂന്ന് മാസങ്ങളിൽ നമുക്ക് നടത്തേണ്ടതുണ്ട് ഓരോ പ്രവർത്തകനും രംഗത്തിറങ്ങി ഈ പ്രവർത്തനത്തിന് വേണ്ടി രംഗത്ത് വരേണ്ടതുണ്ട് അതൊക്കെ ആരെങ്കിലും ചെയ്തോട്ടെ ഞാൻ പ്രസിഡന്റ് അല്ലല്ലോ ഞാൻ സെക്രട്ടറി അല്ലല്ലോ പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ സൗകര്യത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നതാണ് അവൻ മാത്രം ചെയ്യാന്നുള്ളതല്ല എല്ലാവരും പരസ്പരം സഹായിച്ചുകൊണ്ട് ഈ രംഗത്തുള്ള ഈ മുന്നേറ്റത്തിൽ പങ്കുകൊള്ളേണ്ടതുണ്ട് ഈ എല്ലാവിധ കുതന്ത്രങ്ങളെയും അള്ളാഹു സുബാനു താല പരാജയപ്പെടുത്തുകയും ഈ ഖലാസയോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വിജയമുണ്ടാക്കുകയും ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ താല്പര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല അള്ളാഹു കൂലി തരും അവന്റെ തീയിൽ ഒരാൾക്കെങ്കിലും എത്തിച്ചു കൊടുത്താൽ നാളെ പരലോകത്ത് നമുക്കത് രേഖപ്പെടുത്തപ്പെടുമെന്ന ചിന്തയായിരിക്കണം നമ്മെ നയിക്കേണ്ടത് അതിന് ഈ സംഘടന അത്യാവശ്യമാണ് ഈ സംഘടനയുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കൂടി ആലോചിച്ച് സന്തോഷത്തോടു കൂടി നിങ്ങൾ നടപ്പിലാക്കണമെന്നും നിങ്ങളുടെ യൂണിറ്റിലും പരിസരത്തുമുള്ള പ്രവർത്തനങ്ങൾ ഏതോ അതിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ പങ്ക് വഹിക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ആദർശ സമ്മേളനങ്ങളും നൂറ്റി അമ്പതിലധികം കേന്ദ്രങ്ങളിൽ നടക്കുന്ന മണ്ഡലം സമ്മേളനങ്ങളും കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള കൂടുതൽ അറിവും അവബോധവും ഉണ്ടാകാൻ അള്ളാഹു സൗഫിക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനു താര അവന്റെ ദീനിനെ അതിന്റെ യഥാർത്ഥ സ്രോതസ് ഉൾക്കൊള്ളുവാനും തെറ്റിദ്ധാരണകൾ തിരുത്തി യഥാർത്ഥ ഇസ്ലാമിനെ മുസ്ലിങ്ങൾക്കും അംശങ്ങൾക്കും പരിചയപ്പെടുത്തി കൊടുക്കുവാനും ഈ പ്രസ്ഥാനത്തിനും അതിന്റെ പ്രവർത്തകന്മാർക്കും നേതാക്കൾക്കും കഴിവ് നൽകുമാറാകട്ടെ അള്ളാഹും ഇസ്ലാം വൽ മുസ്ലിമീൻ വാതില്ല ശിർക്ക് വൽ മുസ്ലിഖീൻ അള്ളാഹും വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ ഇന്നക മുജീബ് യാ റബ്ബനാ ആതിനാ ഹസന വഫിൽ വഖിനാ അദാബന്നാർ وصلى الله على نبينا محمد وعلى آله وصحابته أجمعين وآخر دعوانا الحمد لله رب العالمين السلام عليكم